സംഭൂതിയായ ഡെപ്യൂട്ടി പ്രിൻസിപ്പലിന് പി ടി എയിലെ ഭാരവാഹികൾക്കും ആരാധ്യരായ അധ്യാപകർക്കും അധ്യാപികമാർക്കും എൻ്റെ പ്രിയപ്പെട്ട അനുജന്മാർക്കും അനുജന്മാർക്കും വിനീത പ്രണാമം നമ്മളെല്ലാവരും പത്രമാധ്യമങ്ങളിലൂടെയും പല നേതാക്കളുടെയും പ്രഭാഷണങ്ങളിലൂടെയും നിരന്തരം കേൾക്കാറുള്ള ചില വാക്കുകളുണ്ട് മൂല്യച്യുതി മൂല്യശോഷണം മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം മൂല്യാധിഷ്ഠിതമായ ജീവിതം എന്നല്ല യഥാർത്ഥത്തില് ഈ നിരന്തര കുറിച്ച് പ്രഭാഷണം നടത്തുന്നവര് പ്രസംഗിക്കുന്നവര് മൂല്യചോദനം സംഭവിക്കുന്നു എന്ന് വിരൽ ചൂണ്ടുന്നവരോട് തന്നെ ചോദിക്കുക നെറ്റിയിൽ കുങ്കുമം തൊട്ട ചെറിയ പല്ലുകളൊന്നും കണ്ടിരിക്കാൻ പറഞ്ഞേ ഇവരോട് തന്നെ ചോദിക്കാൻ എന്താണ് ഈ മൂല്യം എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തില് നമ്മളുടെ ഇടയിൽ മൂല്യച്യുതിയെക്കുറിച്ചും മൂല്യാധിഷ്ഠിതമായ കാര്യങ്ങളെക്കുറിച്ചും വിവരിക്കുന്ന ഒരു വ്യക്തിക്കും അറിഞ്ഞുകൂടാ എന്താണ് ഈ മൂല്യമെന്ന് മൂല്യം എന്താണ് എന്നറിയാത്തിടത്തോളം കാലം മൂല്യശുദ്ധി സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എന്താ മനസ്സിലാക്കാൻ സാധിക്ക ഒന്നും മനസ്സിലാക്കാൻ സാധിക്കില്ല കാരണം എന്താണ് ഈ ചായക്ക് മധുരം കൂടുതലാണ് എന്നാരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മധുരം എന്താണ് എന്നാദ്യം അറിഞ്ഞാലല്ലേ ചായക്ക് മധുരം കൂടുതലാണെന്ന് പറഞ്ഞാൽ അർത്ഥം മനസ്സിലാവുള്ളൂ അപ്പൊ എന്താണ് മധുരം എന്ന് അറിയാത്തിടത്തോളം കാലം ചായക്ക് മധുരം കൂടുതലാണെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടോ അതേപോലെ ഒരവസ്ഥയിലാണ് വിദ്യാഭ്യാസ മണ്ഡലവുമായി ബന്ധപ്പെട്ട എല്ലാ വ്യക്തികളും മൂല്യാധിഷ്ഠിത കുറിച്ച് വിവരിക്കുമ്പോൾ കേൾക്കുന്നതും സംസാരിക്കുന്നതും നമ്മൾ ഇന്ന് എന്താ ചെയ്യാൻ പോകുന്നത് കുറച്ച് സമയങ്ങൾ സമയം കൊണ്ട് മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം എന്താണ് എന്ന് പദാനുപദം വിവരിക്കാൻ അതിലാരും കൂട്ടുവായ വിടരുത് മനസ്സിലായിട്ടില്ലേ കൂട്ടുവായ എന്താണുള്ളത് കുറഞ്ഞത് നല്ല മഴ അസലായിരുന്ന തണുപ്പ് ഭാഗ്യത്തിന് ഫാനില്ല ഏതായാലും ഉറങ്ങാതിരുന്ന നമ്മൾ പദാനുപദം അതിൽ കേൾക്കാം അതിന്റെ അർത്ഥം ശ്വാസം പിടിച്ചിരിക്കണം എന്നൊന്നും കേട്ടോ വളരെ ജോലിയായിട്ട് അന്തസ്ഥിത പ്രഭാപൂര ബ്രഹ്മാണ്ടമണ്ട ചെറിയൊരു പുഞ്ചിരിയോട് കൂടിയൊക്കെ ഓർക്കുമ്പോഴും പുഞ്ചിരിക്കണ്ട അതായത് നല്ല രീതിയില് വളരെ വിഷം യഥാർത്ഥത്തില് മൂല്യാധിഷ്ഠിതം എന്ന വാക്കിന്റെ അർത്ഥം മനസ്സിന് ശാശ്വതമായ നന്മ നൽകുന്ന കാര്യങ്ങൾ നമ്പർ വൺ ഏതാണ് മനസ്സിന് ശാശ്വതമായ നന്മകൾ തരുന്ന കാര്യങ്ങൾ മൂല്യാധിഷ്ഠിതമായ അറിവുകളിൽ ഒന്നാമത്തെ പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് ശരീരത്തിന് നിരന്തരം ആരോഗ്യദായകമായ അറിവുകൾ എന്തെല്ലാമുണ്ടോ அவிலை இரண்டாவது கம்மை விட்டு இருக்கா சோ சைக்காலஜிக்கலி வெரிபிகியல் knowledge திஸ் நம்பர் 1 ఫిజియాలజీటిది శరీరத்தினா வெரிபிகியல் அறி கொள்ள knowledge number 2 second number 3 number 3 detail అచ్చ அம்மா ভাইயா தாதாவ மక్కாய் అన్ని ఫ్యాక్టరేల్ mother father wife husband and children ഈ അഞ്ച് ബിന്ദുക്കൾക്ക് ശാശ്വതമായ കുടുംബ നന്മ പ്രദാനം ചെയ്യുന്നതിന് കാരണമായ അറിവുകൾ ഇപ്പൊ നമ്മുടെ മനസ്സ് നമ്മുടെ ശരീരം നമ്മുടെ കുടുംബം മൂന്ന് കാര്യമായി ഇനി നാലാമത്തെ നമ്മുടെ സമൂഹമുണ്ട് എന്റെ ചുറ്റും ജീവിക്കുന്നവരുണ്ട് അതിന് പാവപ്പെട്ടവരുണ്ട് അതുപോലെ തന്നെ രോഗികളുണ്ട് വൃദ്ധന്മാരുണ്ട് അച്ഛനെയും അമ്മയെയും ജീവിതത്തിൽ കാണാത്ത അനാഥരായ കുട്ടികളുണ്ട് രോഗികളുണ്ട് ഇങ്ങനെ വിവിധ മണ്ഡലത്തില് ദുഃഖമനുഭവിക്കുന്ന സമൂഹത്തിലെ അംഗങ്ങളുണ്ട് അവരുടെ എല്ലാം നന്മയ്ക്ക് നൽകുന്നതായ അറിവുകൾ ഒന്നാമത്തേത് എന്താണ് മനസ്സിന്റെ നന്മ രണ്ടാമത്തേത് ശരീരത്തിന്റെ മൂന്നാമത്തേത് ഒന്നാമത്തേത് എന്താണ് ഒന്നാമത്തേത് എന്താണ് ഒന്നാമത്തേത് ഒറ്റ പറയുക എത്ര പേരിലായി കൃഷി രണ്ട് ഇത് രാഷ്ട്രത്തിന്റെ നന്മയ്ക്ക് ലോകത്തില് അനാദികാലമായി നിലനിന്നിരുന്നു എന്ന് പറയുന്ന എല്ലാ സംസ്കാരങ്ങളും മണ്ണടിഞ്ഞു പോയി കഴിഞ്ഞിട്ടുണ്ട് റോമ സംസ്കാരമില്ല മെസോപ്പൊട്ടേമിയ സംസ്കാരമില്ല ബാബിലോണിയ ഇല്ല അതുപോലെ തന്നെ ഗ്രീക്ക് സംസ്കാരമില്ല ഈജിപ്ഷ്യൻ സംസ്കാരമില്ല ചൈനീസ് സംസ്കാരം ഇന്ന് ഭൂമുഖത്ത് നിലനിൽക്കുന്നില്ല ഒരേ ഒരു സംസ്കാരമാണ് കഴിഞ്ഞ പതിനായിരത്തിലധികം വർഷക്കാലമായിട്ട് പരമപവിത്രമായ ഭാരതീയ സംസ്കൃതിയുടെ രൂപത്തിൽ ഈ ഭൂമിയിൽ ഇന്നും നിലനിൽക്കുന്നത് ആ ഭാരതത്തെ കുറിച്ച് നമ്മൾ അറിവ് ലഭിക്കുന്ന വിധത്തിൽ പഠിക്കുന്നു അത് മൂല്യാധിഷ്ഠിതമായ അറിവിന്റെ ലാസ്റ്റ് അഞ്ചാമത്തെ ഭാഗം psychological physiological family relation social bondage national integration അഞ്ച് കാര്യം മലയാളത്തിൽ പറഞ്ഞാൽ മനുഷ്യന്റെ അല്ലെങ്കിൽ മാനവരാശിയുടെ മാനസികമായ നന്മയ്ക്ക് ഉതകുന്നതായ അറിവുകൾ ശാരീരികമായ നന്മയ്ക്ക് ഉതകുന്നതായ അറിവുകൾ കുടുംബത്തിന്റെ ഭദ്രതയ്ക്ക് ഉതകുന്നതായ അറിവുകൾ സമൂഹത്തിന്റെ ബന്ധം ദൃഢമാക്കാൻ ഉതകുന്നതായ അറിവുകൾ രാഷ്ട്രത്തിന്റെ അഭിവൃദ്ധിക്കായി നിരന്തരം ഉപയോഗിക്കാവുന്ന രാഷ്ട്രത്തിന്റെ നവോത്ഥാനത്തിന് രാഷ്ട്രത്തിലെ ജനതയുടെ ഐക്യത്തിന് ഉപയോഗിക്കാവുന്ന അറിവുകൾ ഇത് പഠിപ്പിക്കുന്നതാണ് മൂല്യാധിഷ്ഠിതമായ വിദ്യാഭ്യാസം മനസ്സിലായല്ലോ അപ്പോ ഇത് തെറ്റത് അഞ്ച് പോയിന്റ് നമ്മൾ വീണ്ടും വീണ്ടും പറയുന്നുണ്ടാവും ഇനി ഉദാഹരണമായിട്ട് നോക്കുക വളരെ വലിയൊരു കെട്ടിടം നമ്മൾ പണിയാൻ പോവാണ് ആ കെട്ടിടം ഉണ്ടാക്കാൻ ഇഷ്ടികയും വേണം സിമെന്റും വേണം ഇഷ്ടികകൾക്ക് മാത്രം സിമെന്റ് കമ്പിയും അതിലൊക്കെ വിളിക്കട്ടെ ഇഷ്ടിക മുകളിലേക്ക് ഉയരാൻ വേണം അതുപോലെ സിമെന്റും ആവശ്യമാണ് ഇഷ്ടിക കൊണ്ട് മാത്രം അഞ്ച് നിലയുള്ള ഒരു കെട്ടിടം ഉണ്ടാക്കി എന്ന് വിചാരിക്ക എന്താ സംഭവിക്കുക വിചാരിക്കാൻ മാത്രമേ പറ്റുള്ളൂ അല്ലേ യഥാർത്ഥത്തിൽ ഉണ്ടാക്കിയാൽ ആവശ്യം എന്നാൽ സിമെന്റ് കൊണ്ട് മാത്രം കെട്ടിടം ഉണ്ടാക്കി വിചാരിക്കാം അതും ശരിയാവില്ല ഇപ്പൊ രണ്ടും ആവശ്യമാണ് ഇഷ്ടികയും ആവശ്യമാണ് സിമെന്റും ആവശ്യമാണ് ഇഷ്ടിക എന്തിനാണ് മുകളിലേക്ക് മുകളിലേക്ക് ഉയരാണ് ആ കെട്ടിടത്തെ ഉയർത്താൻ ഇഷ്ടിക ആവശ്യമാണ് ഇഷ്ടികക്കിടക്കിടുന്ന സിമെന്റ് ആ കെട്ടിടത്തിന് ഉറപ്പ് നൽകാനും സൗന്ദര്യം ഭംഗി കൊടുക്കാനും അനവധി കാലം നിലനിൽക്കാൻ പാകത്തിന് ആ കെട്ടിടത്തെ പിടിച്ചു നിർത്താനും ഈ സിമെന്റ് ആവശ്യമാണ് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ എങ്ങനെയിരിക്കും the beauty of the building the durability of the building and the strength of the building can be achieved by putting cement in between the bricks. അത്ര മനസ്സിലായി ഇനിയിപ്പോ ചില ടീച്ചേഴ്സ് പറയാറുണ്ട് അത്ര ഒരു ദിവസം നിങ്ങൾക്ക് ആറ് മണിക്കൂറാണ് ആറ് പീരീഡാണല്ലോ ക്ലാസ് അല്ലേ ഇനിയിപ്പോ മാറും അവിടെ ഇനിയിപ്പോ ആളായിരിക്കും ഇവിടെ വന്നപ്പോ എട്ടായി ഇനിയിപ്പോ വൈകുന്നേരമാകുമ്പോ ഒമ്പതാവും ഏഴായി അപ്പൊ എട്ട് പേരില് വിദ്യാഭ്യാസ മന്ത്രിക്ക് എല്ലാ ടീച്ചേഴ്സിന്റെ സംഘടനകളും കൂടി ചേർത്ത് ഒരു മെമ്മോറാണ്ടം കൊടുത്തു ആറ് ദിവസം അഞ്ച് ദിവസം എട്ട് പീരീഡ് വെച്ച് നാൽപ്പത് പീരീഡിലെ രണ്ട് പീരീഡ് മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് വേണ്ടി മാറ്റിവെക്കണം എന്ന് പറഞ്ഞു അത്രേ ഞാൻ അതിനെക്കുറിച്ച് പറയാറില്ല മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം മാത്രമായിട്ട് ഒരു ക്ലാസ്സിൽ പറയാൻ സാധ്യമല്ല നിങ്ങൾ നിങ്ങളിങ്ങനെ കെട്ടിടം പണിയാണെന്ന് വിചാരിക്കുക ഒരു അഞ്ച് ലെയർ ഇഷ്ടിക വെച്ചു പിന്നെ ഒരു രണ്ട് ലെയർ സിമെന്റ് ഇട്ടു പിന്നെ രണ്ട് ലെയർ ഇഷ്ടിക വെച്ച എങ്ങനെ ഇരിക്കും കെട്ടിടം അല്ലേ അപ്പൊ ഇഷ്ടിക വേറെ സിമെന്റ് വേറെ എന്ന് പറഞ്ഞിടാൻ ഇടാൻ സാധ്യമല്ല എന്താ ചെയ്യേണ്ടത് ഇഷ്ടികകൾ കിടക്കി സിമെന്റ് കുറേ ഇട്ടുകൊണ്ട് വരണം അപ്പൊ ഫിസിക്സ് എടുക്കുമ്പോൾ കെമിസ്ട്രി എടുക്കുമ്പോൾ ബോട്ടണി എടുക്കുമ്പോൾ ജുവോളജി എടുക്കുമ്പോൾ മാത്തമാറ്റിക്സ് എടുക്കുമ്പോൾ ഹിസ്റ്ററി ഇംഗ്ലീഷ് മലയാളം ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ എടുക്കുന്നതിനിടയ്ക്കാണ് ക്ലാസ്സുകളുടെ കൂട്ടത്തിലാണ് മുന്നിൽ ആ നിശ്ചിത വിദ്യാഭ്യാസം കൊടുക്കേണ്ടത് കെമിസ്ട്രിയിലെ ഫിസിക്സ് ഓടിയം ഫിസിക്സ് ഓടിയം ആൾക്കാരെ പറഞ്ഞാൽ എന്ത് ചെയ്യുമല്ലേ This is sodium. അപ്പോൾ സോഡിയത്തിന്റെ കാര്യം പറയണം you know what sodium sodium എന്ന് പറയുന്നത് മെറ്റലാണ് എന്നെ അതിന്റെ ആറ്റമിക് നമ്പർ എന്താണ് ആറ്റമിക് വെയിറ്റ് ഇതാണ് അത് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ഉടനെ അത് കത്തും എന്നിട്ട് സോഡിയം വെള്ളവുമായി ചേർന്ന സോഡിയം ഹൈഡ്രോക്സൈഡ് ഉണ്ടാവും സോഡിയം എന്ന് പറയുന്നത് ഡെഡ്ലി പോയിസണസ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ക്ലോറിൻ എന്ന് പറയുന്നത് ഡെഡ്ലി പോയിസണസ് ആയിട്ടുള്ള ഗ്യാസാണ് നിങ്ങൾക്കറിയാറില്ലേ ക്ലോറിൻ പോയിസണസ് ആയിട്ടുള്ള ഗ്യാസ് സോഡിയം പോയിസണസ് ആയിട്ടുള്ള മെറ്റല് ഇത് രണ്ടും കൂടി ചേർന്നാൽ എന്തുണ്ടാവും സോഡിയം ക്ലോറൈഡ് അത് ഡെസ്ലി പോയിസണസ് ആയിട്ടുള്ള സാധനമാണോ അല്ല അതാണ് നമുക്ക് സാമ്പാറിനുള്ളത് അല്ലേ അപ്പൊ സോഡിയം ക്ലോറൈഡ് ആണ് നമുക്ക് സാമ്പാറിനുള്ളത് അപ്പൊ സോഡിയത്തിന്റെ പോയിസണസ് എഫക്റ്റ് എവിടെ പോയി അറിഞ്ഞുകൂടാം ക്ലോറിന്റെ പോയിസണസ് എഫക്റ്റ് എവിടെ പോയി അറിഞ്ഞുകൂടാം അപ്പൊ സോഡിയം ക്ലോറൈഡിനെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളും അപ്പൊ രണ്ട് ചീത്ത വ്യക്തികൾ ഒരുമിച്ച് ചേർന്നാൽ അവർ കൂടുതൽ ചീത്ത വ്യക്തികളാകണമെന്ന് നിർബന്ധമില്ല ചിലപ്പോൾ അവർ വളരെ നല്ലവരായിത്തീരും എല്ലാവർക്കും പ്രയോജനമുള്ളവരായിത്തീരും എന്ന് നമുക്ക് സോഡിയവും ക്ലോറിന്റെയും കച്ചാമ്പിലൂടെ പറഞ്ഞുകൊടുത്തൂടെ വളരെ ഭംഗിയായിട്ട് പറഞ്ഞുകൊടുക്കാം ചിലപ്പോൾ വെച്ചും ചിലപ്പോൾ പോയിസൺ അല്ലാത്ത സാധനമാണ് പൊട്ടാസ്യം പോയിസൺ അല്ലാത്ത സാധനമാണ് കാർബൺ കേട്ടിട്ടുണ്ട് നിങ്ങൾ ശരീരത്തിലെ വെള്ളം കുടിക്കുമ്പോൾ കാർബൺ നമ്മുടെ ശരീരം ഉണ്ടാക്കിയിരിക്കുന്ന മൊത്തം കാർബൺ കൊണ്ടാണ് പിന്നെ നൈട്രജൻ പ്രോട്ടീൻ ഉണ്ടാക്കിയിരിക്കുന്നത് എല്ലാം നൈട്രജൻ കൊണ്ടാണ് അപ്പൊ പൊട്ടാസ്യം പോയിസണസ് അല്ല കാർബൺ പോയിസണസ് അല്ല നൈട്രജൻ പോയിസണസ് അല്ല പക്ഷേ കെ സി എൻ എന്താണ് പൊട്ടാസ്യം സലനൈഡ് പ്രകാശം തരവേണ്ട അവസ്ഥ എന്താണ് അറിയപ്പെടുന്നത് ഏറ്റവും അപ്പൊ പോയിസണസ് അല്ലാത്ത മൂന്നെണ്ണം ഒരുമിച്ച് ചേർന്നാൽ ചിലപ്പോൾ വലിയ പോയിസൺ ആയിട്ട് വരും നല്ല പ്രാർത്ഥിച്ചാണ് ഒരുമിച്ച് കൂട്ടുകെട്ടെങ്കിലും ചിലപ്പോൾ മൊത്തം കൊളാക്കി വരും അല്ലേ ഇങ്ങനെ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തില് സബ്ജക്റ്റ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മൂല്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത് അപ്പൊ നമ്മൾ ഇന്നും ഓർക്കുക നമ്മൾ ആധുനികമായ അറിവ് ഫിസിക്സും കെമിസ്ട്രിയും ബോട്ടണിയും എല്ലാം പഠിപ്പിക്കുന്നതിന്റെ കൂട്ടത്തില് അതിന്റെ കൂട്ടത്തിൽ വേണം കമ്മീഷനെ കുറിച്ച് പഠിപ്പിക്കാൻ ഇനി നമുക്കൊന്ന് കാര്യം നോക്കാം നമുക്ക് ഈ ടെക്സ്റ്റ് പുസ്തകത്തിൽ നിന്ന് അതുപോലെയുള്ള സാധനത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ശരിക്കെന്താണ് നമുക്ക് കിട്ടുന്നത് അറിവുകളല്ല വിവരങ്ങളാണ് എന്താണെന്ന് പറയാ വിവരങ്ങൾ ഇൻഫർമേഷൻസ് ആണ് കിട്ടാം ടെക്സ്റ്റ് പുസ്തകത്തിലുള്ള വിവരങ്ങളെ അധ്യാപകര് അറിവുകളാക്കി മാറ്റി വിദ്യാർത്ഥികൾക്ക് കൊടുക്കണം ആ ശൈലി കേൾക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ ഇരിക്കുന്നത് മോൾ ബെഞ്ചിലിരിക്കുന്നവർക്ക് കേൾക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ അപ്പൊ യഥാർത്ഥത്തില് പുസ്തകത്തിലുള്ളത് അതേപോലെ ബൈഹാർട്ടാക്കാനല്ല നമ്മൾ സ്കൂളിലേക്ക് വരുന്നത് പുസ്തകത്തിലുള്ളത് അതേപോലെ പരിഹാസാക്കിയാൽ നമ്മളതിന് പറയുന്നത് വിവരമുള്ളവൻ എന്നാണ് അറിവുള്ളവൻ എന്ന് പറയാൻ സാധ്യല്ല അറിവുണ്ടാകണമെങ്കിൽ വിവരം നല്ല രീതിയിൽ ഉൾക്കൊള്ളണം ആ വിഷയത്തെക്കുറിച്ച് എന്ത് ചോദ്യം ചോദിച്ചാലും ഉത്തരം പറയാൻ പാകത്തിന് വിവരത്തിനെ അറിവാക്കി മാറ്റണം എന്താ ചെയ്യുന്നത് ഇൻഫർമേഷനെ നോളജാക്കി മാറ്റണം അപ്പൊ നമ്മൾ സ്കൂളിൽ വരുന്നത് എന്തിനാണ് ഇൻഫർമേഷനെ നോളജാക്കി മാറ്റാം അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് നമുക്ക് പുസ്തകം വായിച്ചാൽ പോലും അയാൾ വിളിച്ചത് ഇൻഫർമേഷനെ നോളജാക്കി മാറ്റലാണ് ഓരോ അധ്യാപകന്റെയും ജോലി അടുത്തൊരു പോയിന്റ് ലോകത്തിന് രണ്ട് തരത്തിലുള്ള അറിവാണ് ഉള്ളത് രണ്ട് തരത്തിലുള്ള അറിവ് ഒന്ന് എക്സ്പെരിമെന്റബിൾ നോളജ് മറ്റൊന്ന് എക്സ്പീരിയൻസബിൾ നോളജ് ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും ചില അറിവുകളെല്ലാം ഉപകരണങ്ങൾ ഉപയോഗിച്ച് അളക്കാൻ സാധിക്കും ചിലത് ഉപകരണം ഉപയോഗിച്ച് അളക്കാൻ സാധ്യമല്ല എന്താ ഉദാഹരണം നിങ്ങളുടെ ബോഡി ടെമ്പറേച്ചർ എത്രയാ ninety seven ninety six ninety seven degree Fahrenheit മുപ്പത്തേഴ് പോയിന്റ് മൂന്ന് ഡിഗ്രി സെന്റിഗ്രേഡ് അപ്പൊ നിങ്ങളുടെ ബോഡി ടെമ്പറേച്ചർ ആക്കണമെങ്കിൽ എന്താണ് എക്യുപ്മെന്റ് നമുക്ക് നിങ്ങളുടെ ശരീരത്തിൽ എത്ര ഇരുമ്പുണ്ട് ഇരുമ്പ് സത്തുണ്ട് നടക്കാൻ സാധിക്കും തലച്ചോറ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ഇലക്ട്രോയും സഫലോഗ്രാം ഉപയോഗിച്ച് നടക്കാൻ സാധിക്കും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഹാർട്ട് ഇല്ലാത്ത പിള്ളേരുണ്ടോ എന്നറിയണമെങ്കിൽ ഇ സി ജി ഉപയോഗിച്ച് നടക്കാൻ സാധിക്കും അപ്പൊ ഹാർട്ടിന്റെ പ്രവർത്തനം തലച്ചോറിന്റെ പ്രവർത്തനം അതുപോലെ തന്നെ ലിവറിന്റെ പ്രവർത്തനം എല്ലാം എക്യുപ്മെന്റുകൾ ഉപയോഗിച്ച് അളക്കാൻ സാധിക്കും അതിന് നമ്മൾ എന്താ പറയുക എക്സ്പെരിമെന്റബിൾ നോളജ് അത് സയന്റിഫിക് നോളജാണ് പക്ഷെ ചില കാര്യം നമുക്ക് അളക്കാൻ സാധ്യമല്ല പക്ഷെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് വളരെ പ്രധാനപ്പെട്ടതാണ് പക്ഷെ അളക്കാൻ സാധ്യമല്ല ഞാൻ ഒരാളോട് ചോദിക്കാം എനിക്ക് അമ്മയുണ്ടോ എന്ന് നമ്മൾ ചോദിക്കും അമ്മയുണ്ട് അമ്മയുടെ സ്നേഹമുണ്ടോ അമ്മയുടെ സ്നേഹമുണ്ട് എന്റെ ലാസ്റ്റ് പറഞ്ഞ വാക്കെന്താ ഇപ്പൊ മഴ കയ്യിൽ പിടിച്ചോണ്ടിരിക്കുന്ന ലാസ്റ്റ് വേർഡ് എന്താ പറഞ്ഞത് ഇപ്പൊ യഥാർത്ഥത്തില് അമ്മയോട് എത്ര സ്നേഹമുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കാം എന്നിട്ട് ഞാൻ പറയാൻ പറയാം നിങ്ങളോട് അമ്മയോടുള്ള സ്നേഹം ലിറ്ററിലോ കിലോഗ്രാമിലോ സെന്റിമീറ്ററിലോ പറയണം കാരണം സ്നേഹം ബഹുമാനം ആദരവ് സംതൃപ്തി ദുഃഖം ഭയം ചാരിതാർത്ഥ്യം ഇതൊന്നും അളക്കാൻ സാധ്യല്ല ഇതൊന്നും അളക്കാൻ സാധ്യല്ല അതിന് പറയുന്ന പേര് എക്സ്പീരിയൻസബിൾ നോളജ് എന്താ അത് പറയാ യഥാർത്ഥത്തില് പലരും പറയാറുണ്ട് ശാസ്ത്രം കൊണ്ട് മനുഷ്യന്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ സാധിക്കും എന്ന് അത് തെറ്റാണ് സയൻസ് കൊണ്ട് മാനവരാശിയുടെ എല്ലാ പ്രശ്നങ്ങളും പ്രചരിക്കാൻ സാധിക്കില്ല മറിച്ച് മനസ്സിനെ സ്വാധീനിക്കുന്ന അനവധി കാര്യങ്ങളുണ്ട് അതിനൊന്നിനും സൈസിന് ഒരു ഉത്തരവും പറയാൻ സാധ്യമല്ല ഒരാൾ ദുഃഖിക്കുന്ന സമയത്ത് നമ്മൾ അയാളുടെ അടുത്ത് ചെന്നിട്ട് സൈൻസ് സംസാരിച്ചു എന്ന് വിചാരിക്കുക അപ്പൊ അയാളെന്ത് പറയും ഞാൻ വേദനിക്കാണ് അത് സാധനമില്ല തനിക്ക് വട്ടാണെന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ടായിരിക്കും ഏറ്റവും കൂടുതൽ വേദന അതായത് നമ്മളുടെ വേദനയും ദുഃഖവും സയൻസ് ഉപയോഗിച്ച് അളക്കാനേ സാധ്യമല്ല അത് മനസ്സിന്റെ വികാര വികാരങ്ങൾക്ക് അടിസ്ഥാനം മൂല്യാധിഷ്ഠിതമായ അറിവുകൾ എന്ന് പറയുന്നത് ഏതാണ്ട് വികാരത്തിന്റെയും വിചാരത്തിന്റെയും അടിസ്ഥാനത്തിലുള്ളതാണ് വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു അധ്യാപകനോട് തോന്നുന്ന ബഹുമാനം മാതാപിതാക്കളോട് തോന്നുന്ന ആദരവ് അറിവുള്ളവർ മുമ്പിൽ വരുമ്പോൾ നമുക്ക് അവരോട് തോന്നുന്ന പ്രത്യേക മനോഭാവം നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ മരിക്കുമ്പോൾ തോന്നുന്ന വികാരം നമ്മുടെ ഏറ്റവും അടുത്തുള്ള സുഹൃത്തുക്കൾ ഇവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ പോകുമ്പോൾ യാത്ര പറഞ്ഞ് പോകുമ്പോൾ തോന്നുന്ന വികാരം ഇതെല്ലാം ജീവിതത്തിൽ വളരെ വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് അങ്ങനെയുള്ള ഘടകങ്ങൾ നമ്മളിൽ ഉണ്ടാകണം അതിന്റെ കൂട്ടത്തില് ആധുനികമായ അറിവ് അത് നമ്മുടെ കൂട്ടത്തിലുണ്ടാകും ഇപ്പൊ മൂല്യാധിഷ്ഠിതമായ വിദ്യാഭ്യാസത്തിൽ അഞ്ച് ഫാക്ടേഴ്സ് ഉണ്ടെന്ന് ഞാൻ നിങ്ങൾ പറഞ്ഞില്ലേ അതിൽ ഒന്നാമത്തേത് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇൻഫർമേഷൻ കഴിഞ്ഞൊരു വാക്ക് പറഞ്ഞു നോളജ് വെരി ഗുഡ് ഇൻഫർമേഷന്റെ മലയാളം നോളജിന്റെ എക്സ്പീരിയൻസബിൾ നോളജ് മറ്റേത് എക്സ്പെരിമെന്റബിൾ നോളജ് ബ്രിക്സ് ഇഷ്ടിക എന്തിനോട് ഉപമിക്കാം ഇതിനോട് ഉപമിക്കാം ഇഷ്ടിക ഇതിനോട് എല്ലാവരും കൂടി പറഞ്ഞു ഇഷ്ടിക നമ്മൾ ഉപയോഗിക്കുന്ന മോഡേൺ നോളജിന്റെ പോലെ ഇഷ്ടിക ഉപയോഗിക്കുന്നത് മോഡേൺ നോളജ് ജീവിതത്തിൽ ഉയരത്തിലേക്ക് ഉയരത്തിലേക്ക് പോകാൻ സിമന്റ് എന്തിനോട് ഉപമിക്കാം വാല്യൂ ബേസ്ഡ് നോളജ് ഇതിനാണ് വാല്യൂ ബേസ്ഡ് നോളജ് ഇഷ്ടിക എന്തിനോട് ഉപമിക്കാം മോഡേൺ നോളജ് മോഡേൺ നോളജ് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ ടെക്സ്റ്റ് പുസ്തകത്തിൽ കിട്ടുന്നത് டிஸ்கவரி சேனலில் கிடைக்கிறது நேஷனல் ஜியாகிரபி சேனலில் கிடைக்கிறது அனிமல் பிளானட் ஹிஸ்டரி சேனல் இந்த ഇതൊക്കെ മൂടി നൽകാം അത് ഉയരങ്ങളിലേക്ക് പോകാൻ ആവശ്യമല്ല പിന്നെ സിമെന്റ് ഇടുന്നത് എന്തിനാണ് മുന്നിലായി എന്തിനാണ് സിമെന്റ് ഇടുന്നത് ഉറപ്പിന് വേണ്ടി സ്റ്റെബിലിറ്റി സ്ട്രെങ്ത് എന്താ ഡ്യൂറബിലിറ്റി മൂന്ന് ബ്യൂട്ടി സൗന്ദര്യത്തിന് അനേകകാലം നിലനിൽക്കാൻ അതുപോലെ തന്നെ ഉറപ്പില്ല ജീവിതത്തില ജീവിതം എന്ന സൗദം ഉറപ്പുള്ളതാകണമെങ്കിൽ ജീവിതത്തിന് മൂല്യങ്ങൾ വേണം ജീവിതം എന്നത് ധന്യമായ ജീവിതമാകാൻ മൂല്യങ്ങൾ വേണം കുറേ കാലം സന്തോഷത്തോടുകൂടി ജീവിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് വേണം അത് കേട്ടില്ല അല്ലെ രണ്ട് കാര്യം ഒരുമിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു ചെവി ഇങ്ങോട്ടും നാട്ടങ്ങോട്ടും അപ്പൊ എന്താ പറ്റുന്നത് രാഷ്ട്രത്തില് കുറേ കാലം സന്തോഷത്തോടുകൂടി ജീവിക്കാൻ മൂല്യകൾ അപ്പൊ മൂല്യാധിഷ്ഠിതമായ വിദ്യാഭ്യാസം എന്തിനുള്ളതാണ് ഉറപ്പുള്ള ജീവിതം സൗന്ദര്യമുള്ള ജീവിതം അനേക കാലം ധന്യമായി ജീവിക്കാൻ ആവശ്യമായ അറിവ് മനസ്സിലായത് എല്ലാവർക്കും ഇനി നമ്മൾ മനുഷ്യന്റെ നന്മയ്ക്ക് ഉതകുന്നതായ അറിവുകളാണ് എവിടെ നിന്നാണ് നമുക്ക് കിട്ടുക ഒന്ന് ചിരി രണ്ട് മൂന്ന് നാല് ചിന്ത അഞ്ച് പ്രവൃത്തി പ്രവൃത്തി അവിടെ മാറ്റി വെക്കാം നാല് നാലെണ്ണം എടുക്കാം മനസ്സിലായോ ചെവി കണ്ണ് ചിന്ത അല്ലെങ്കിൽ മനസ്സ് അല്ലെ വളരെ രസമായിട്ട് നാലുകൾ നിങ്ങൾക്ക് ചെവികളിൽ ചെവികളിലൂടെ എത്ര അറിവ് നേടാൻ സാധിക്കില്ലേ എവിടെ നിന്നൊക്കെ അറിവ് നേടാൻ സാധിക്കും ചെവി ഉപയോഗിച്ച് അറിവ് നേടുന്നത് റേഡിയോ ടി വി സിനിമയിൽ നിന്ന് അമ്മ പറയുന്നത് കേട്ട് ടീച്ചേഴ്സ് പറയുന്നത് കേട്ട് കാസറ്റിൽ നിന്ന് സീഡിയിൽ നിന്ന് ഇന്റർനെറ്റിൽ നിന്ന് പ്രായമായവരിൽ നിന്ന് അധ്യാപകരിൽ നിന്ന് ഇത്ര സ്ഥലത്തില്ല അല്ലേ അപ്പോ ചെവി ഉപയോഗിച്ച് എത്രത്തോളം അറിവ് നിങ്ങൾക്ക് നേടാൻ സാധിക്കുമോ അത്രത്തോളം അറിവ് നേടുമ്പോഴാണ് നിങ്ങൾക്ക് അനുഭവം സാധിക്കാം എല്ലാ അറിവും അധ്യാപകരിൽ നിന്ന് കിട്ടില്ല എല്ലാ അറിവും പുസ്തകത്തിൽ നിന്ന് കിട്ടില്ല സംസ്കൃതത്തിൽ ഒരു വരിയുണ്ട് ആചാര്യ പാദമാകത്തെ പാദം സ്വമേധയാ പാദം സ ബ്രഹ്മചാരിഭ്യ ശേഷം കാലക്രമേണ അത്ര മനസ്സിലാവുന്നത് നോക്ക ആചാര്യാത് പാദം ആദത്തെ അധ്യാപകനിൽ നിന്ന് കാൽഭാഗം അറിവ് പാദം വെച്ചാൽ കാൽഭാഗം അധ്യാപകനിൽ നിന്ന് കാൽഭാഗം അറിവ് പാദം ശിഷ്യ സ്വമേധയ കാൽഭാഗം അറിവ് അവരുടെ തന്നെത്താനെ ഉണ്ടാക്കണം പാദം സ ബ്രഹ്മചാരിദ്യ കാൽഭാഗം മറ്റുള്ളവരുമായിട്ട് ചർച്ച ചെയ്തിട്ട് ശേഷം കാലക്രമേണ ബാക്കി കാലഭാഗം കാലക്രമത്തിൽ ഉണ്ടാവും മനസ്സിലായോ അധ്യാപകരിൽ നിന്ന് എത്ര അറിവാണ് നിങ്ങൾക്ക് കിട്ടുക കാൽഭാഗമേ കിട്ടുള്ളൂ ബാക്കി വികാൽഭാഗം തങ്ങളുടെ ഉത്തരവാദിത്വം നിങ്ങൾ തന്നെയാണ് അപ്പൊ കാൽഭാഗം അറിവ് അധ്യാപകരിൽ നിന്ന് കാൽഭാഗം നിങ്ങൾ തന്നെത്താനെ ചിന്തിച്ച് വിശകലനം ചെയ്തും കാൽഭാഗം മറ്റുള്ളവരുമായി ചർച്ച ചെയ്ത് ബാക്കി കാൽഭാഗം ജീവിതത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ ജീവിതത്തില് നാല് ഇംഗ്ലീഷ് വാക്ക് ഞാൻ പറയട്ടെ ഓർമ്മിക്കാൻ പറ്റുമോ നാല് ഇംഗ്ലീഷ് വാക്കുകളാണ് ശ്രദ്ധിച്ച് കേൾക്കേണ്ട വാക്കുകളാണ് ജീവിതത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ additions deletions modifications and corrections addition deletion modification and correction എന്റെ അർത്ഥം മനസ്സിലായോ നമ്മളിങ്ങനെ മുമ്പോട്ട് പോകും ജീവിച്ചുകൊണ്ട് പോകുമ്പോൾ പല പല പുതിയ അറിവുകളും കൂട്ടത്തിലെടുക്കണം അറിവുകൾ എടുത്തുകൊണ്ടിരിക്കണം ചില പഴയ അറിവുകൾ കളയണം ഡിലീറ്റ് ചെയ്യണം നമുക്ക് ആവശ്യമില്ല ചില പഴയ അറിവുകൾ മോഡിഫൈ ചെയ്യണം എന്താ മോഡിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ മോഡിഫൈ ചെയ്ത് ഇതിനെ കൂടുതൽ കൂടുതൽ ഉജ്ജ്വലമാക്കണം ചിലത് കറക്റ്റ് ചെയ്യണം ഇതായിട്ട് അപ്പോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നാല് വാക്കുകളാണ് ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ അവസാനം വരെ ഈ നാല് വാക്കുകൾ ഒത്തിരിക്കണം വളരെ ഇമ്പോർട്ടന്റ് ആണ് നന്മകൾ എവിടെ നിന്ന് കിട്ടുകയാണെങ്കിലും ഭഗവത്ഗീതയിൽ നിൽക്കുകയാണെങ്കിലും ബൈബിളിൽ നിന്ന് നിൽക്കുകയാണെങ്കിലും ഖുറാനിൽ നിന്ന് നിൽക്കുകയാണെങ്കിലും വേദത്തിൽ നിൽക്കുകയാണെങ്കിലും എടുക്കണം ചാണക്യം എന്ന് പറഞ്ഞാലെ കേട്ടിട്ടുണ്ടോ ചാണക്യം പറഞ്ഞിരിക്കുന്നത് ചെറിയ കുട്ടിയാണെങ്കിലും വൃദ്ധനാണെങ്കിലും കള്ളുപിടിച്ചവനാണെങ്കിലും ഭ്രാന്തനാണെങ്കിലും നല്ലത് പറഞ്ഞാൽ എടുക്കാൻ മറക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത് നല്ലത് പറഞ്ഞാൽ എടുക്കാൻ നല്ലത് എല്ലാം തിരിച്ചറിയണം ചീത്ത എല്ലാം കളയണം എവിടെ നിന്നായാലും സംസാരിക്കണം അങ്ങനെ അറിവ് എടുക്കണമെങ്കിൽ ചെവിയിലൂടെ എടുക്കണം ഉപദേശത്തിന്റെ വാക്ക് കേട്ടിട്ടുണ്ടോ ഭദ്രം കർണേരി ശൃണുയാമ ദേവ ഇന്ത്യക്കാരായ സ്ഥിതിക്ക് ഉപനിഷത്ത് കേൾപ്പിക്കാൻ സാധ്യതയില്ല അല്ലേ അപ്പോ യഥാർത്ഥത്തിൽ ചെവിയിലൂടെ അറിവുകൾ നേടിക്കൊണ്ടേയിരിക്കണം എങ്ങനെ അറിവ് നേടുക കാറിൽ യാത്ര ചെയ്യാൻ വിചാരിക്കുക ഒരു കാറ്റത്തെ അതിനകത്തില്ല ഏതെങ്കിലും നല്ല കാശത്ത് കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു മണിക്കൂർ ആകുമ്പോഴും ഒരു മണിക്കൂർ നിങ്ങൾക്ക് കേൾക്കാം സ്കൂളിലെ വർഷം കാറിൽ അല്ലെങ്കിൽ വീട്ടിൽ അടുക്കളയിൽ സാമ്പാർ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു കാറ്റത്തെ അവിടെ ഇടാം സാമ്പാറിൻ്റെ ഈ പട്ടിന് കാറ്റത്തില്ല അപ്പോൾ അത് ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കും നിങ്ങൾക്ക് അറിവ് ലഭിച്ചുകൊണ്ടേയിരിക്കും നിങ്ങൾ അതിന്റെ പുറകെ പോകേണ്ട കാര്യമില്ല അത് രണ്ടു ആവശ്യം കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടതാണ് വിദ്യാർത്ഥികളോട് എല്ലാവരോടും പറയാറുണ്ട് നമ്മൾ സാധാരണ വായിച്ചു പഠിക്കാൻ വിചാരിച്ചാൽ പത്ത് പ്രാവശ്യം വായിച്ചു പഠിക്കുന്നതിന്റെ എഫക്റ്റാണ് ഒരു പ്രാവശ്യം എഴുതി പഠിക്കാൻ ഒരു പ്രാവശ്യം കേൾപ്പിടിക്കല്ല എഴുതി പഠിക്കാൻ പത്ത് പ്രാവശ്യം വായിക്കുന്നത് ഈസ് ഈക്വൽ ടു ഒരു പ്രാവശ്യം എഴുതുന്നത് പത്ത് പ്രാവശ്യം എഴുതുന്നത് ഈസ് ഈക്വൽ ടു ഒരു പ്രാവശ്യം കേൾക്കുന്നത് അത് മനസ്സിലായോ ഇത് ആണ് ഇത് ഞാൻ വെറുതെ നിങ്ങളോട് പറഞ്ഞതല്ല അങ്ങനെ പ്രസിദ്ധമായ ഹൈദരാബാദിലെ യൂണിവേഴ്സിറ്റി നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ പത്ത് പ്രാവശ്യം വായിക്കുന്നതും ഒരു പ്രാവശ്യം എഴുതുന്നതും ഒരേപോലെ പത്ത് പ്രാവശ്യം എഴുതുന്നതും ഒരു പ്രാവശ്യം കേൾക്കുന്നതും ഒരുപോലെയാണ് അപ്പൊ കേട്ടു പഠിക്കാം ഈ കേൾക്കാൻ ലോകത്തിലെ ധാരാളം അറിവുകളുണ്ട് അത് നിങ്ങൾക്ക് എവിടെ നിന്നെല്ലാം സാധിക്കോ അറിവുകൾ നേടി വളരണം എന്റെ അനുജന്മാരും അനുജന്മാരും ജീവിതത്തിൽ എവിടെയെല്ലാം പോയാലും കേൾക്കാൻ കിട്ടുന്ന അവസരം ഒന്നും കളയരുത് നേരത്തെ പറഞ്ഞതുപോലെ എന്ത് കേൾക്കണം എപ്പോൾ കേൾക്കണം എങ്ങനെ കേൾക്കണം എന്തെല്ലാം കേൾക്കരുത് ആരിൽ നിന്ന് കേൾക്കണം ഇതെല്ലാം നിങ്ങൾ തീരുമാനിക്കണം ശരിക്ക് കഴിഞ്ഞ കെട്ടി നിങ്ങൾ എവിടെയെങ്കിലും ഇരിക്കുമ്പോൾ റേഡിയോ ഓൺ ചെയ്തു എന്ന് വിചാരിക്കുക ഒരു മണിക്കൂർ നിങ്ങൾ റേഡിയോയുടെ മുമ്പിൽ ഇരുന്നാൽ നാൽപ്പത് പുതിയ പോയിന്റ് നിങ്ങൾ കേൾക്കും ഉറപ്പാണ് നാൽപ്പത് പുതിയ പോയിന്റ് ടി വിയുടെ മുമ്പിൽ നിങ്ങൾ ഇരുന്നാൽ മിമിക്രിയും അതല്ല സിനിമാ പാട്ടും അല്ലെങ്കിൽ ഒരു മണിക്കൂർ ടി വിയുടെ മുമ്പിൽ ഇരുന്നാൽ നാൽപ്പത് പോയിന്റ് നിങ്ങൾക്ക് കേട്ട് പഠിക്കാൻ സാധിക്കും അതുപോലെ ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ കുറച്ചു നേരം അയാൾ പറയുന്ന ഓരോന്നും ശ്രദ്ധിച്ചാൽ കുറേ അനുഭവങ്ങൾ നിങ്ങൾക്ക് കേട്ട് പഠിക്കാൻ സാധിക്കും അതുകൊണ്ട് അമ്മയോട് അമ്മയുടെ അനുഭവങ്ങൾ പറയാൻ പറയണം അച്ഛനോട് അച്ഛന്റെ അനുഭവങ്ങൾ പറയാൻ പറയണം അച്ഛൻ എന്ന് പറഞ്ഞാൽ പള്ളിയിലച്ഛനല്ല അമ്മയുടെ ഭർത്താവ് അവരുടെ അനുഭവം പറയാൻ പറയണം അപ്പൊ ചെടിയിലൂടെ കേൾക്കാനുള്ളത് കേട്ടു പഠിക്കണം അതേ ചെവി ഉപയോഗിച്ച് മന്ത്രങ്ങൾ കേൾക്കണം അതേ ചെവി ഉപയോഗിച്ച് കീർത്തനങ്ങൾ കേൾക്കണം അതേ ചെവി ഉപയോഗിച്ച് മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ കേൾക്കണം അതേ ചെവി ഉപയോഗിച്ച് പാട്ടും കേൾക്കണം അപ്പൊ അറിവ് നേടൽ മാത്രമല്ല ചെവിയുടെ ജോലി ജീവിതം ആസ്വദിക്കാനും മനസ്സിലായോ ചെവി ഉപയോഗിക്കും രണ്ട് കണ്ണാണ് കണ്ണ് ഉപയോഗിച്ച് എവിടെ നിന്നൊക്കെ അറിവ് നേടാം ടിവിന്ന് പറ്റും സിനിമയിൽ പറ്റും പത്രമാധ്യമങ്ങൾക്ക് പറ്റും ഇന്റർനെറ്റ് കേട്ടവർ ആരെങ്കിലുണ്ടോ ഇന്റർനെറ്റിൽ നിന്ന് സാധിക്കും അല്ലേ ഇന്റർനെറ്റിലൂടെ എത്ര നാളെ നിങ്ങളോട് വൈകുന്നേരം പത്ത് മണിക്ക് ഇവിടെ എത്തുമ്പോൾ രാത്രി പത്ത് മണിക്ക് ഇവിടെ എത്തുമ്പോൾ വൈകുന്നേരം നാല് മണിക്ക് ഇവിടെ എത്തുമ്പോൾ അജന്ത ഗുഹാക്ഷേത്രത്തെ കുറിച്ച് ഒരു എക്സ എഴുതുമെന്ന് പറഞ്ഞിട്ടുണ്ട് ലൈബ്രറിയിൽ പോയിട്ട് പുസ്തകം എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ ലൈബ്രറി ഓഫീസറോട് ചെയ്ത് പുസ്തകം വന്നത് അയാൾ ഇവിടെ അജന്തേ ഇല്ല ഒന്നുമില്ല ഇവിടെ വേണമെങ്കിൽ അജന്ത സാമ്പാർ പൗഡർ ഉണ്ടെന്ന് പറഞ്ഞു പക്ഷെ പെട്ടെന്ന് വേണമെങ്കിൽ അജന്ത കേവ് ടെമ്പിൾസ് എന്ന് പറഞ്ഞ് ഇന്റർനെറ്റിൽ കൊടുത്താൽ നൂറ്റി ഇരുപത്തി ആറ് പേജ് പ്രിന്റ് ഔട്ട് നിങ്ങൾക്ക് കിട്ടും അജന്തയെ കുറിച്ചുള്ള പൂർണ്ണ അറിവ് തക്ഷശിലയെ കുറിച്ചുള്ള പൂർണ്ണ അറിവ് അല്ലെങ്കിൽ സർ ഐസക് ന്യൂട്ടനെ കുറിച്ചുള്ള അറിവ് അല്ലെങ്കിൽ പ്രസിഡന്റ് ബുഷ താമസിക്കുന്ന വൈറ്റ് ഹൗസിനെ കുറിച്ചുള്ള അറിയാം ആ നീലയും പച്ചയും കലർന്ന പത്തിട്ട പാർട്ടി എനിക്ക് ഒരു മിനിറ്റ് എഴുതിച്ചിട്ടില്ല അപ്പൊ യഥാർത്ഥത്തില് ലോകത്തിലെ ഏത് അറിവുണ്ടെങ്കിലും ആ അറിവ് ഇന്റർനെറ്റിലൂടെ ലഭിക്കാൻ ഒരു ഇല്ല അപ്പൊ ഇന്റർനെറ്റിലൂടെ അറിവ് നേടണമെങ്കിൽ നീരിക്കാം ശരിയാ അപ്പൊ ഇന്റർനെറ്റിലൂടെ അറിവ് നേടണമെങ്കിൽ നമ്മൾ കണ്ണ് തുറന്നു വെച്ചിരിക്കണം എന്നിട്ട് അറിവ് എവിടെ നിന്ന് കിട്ടുമോ അത് സ്വീകരിക്കണം മോഹൻലാലിന്റെ വിയറ്റ്നാം കോളനി കണ്ടിട്ടുണ്ടോ അപ്പൊ ആ വിയറ്റ്നാം കോളനിയിൽ മോഹൻലാൽ അഭിനയിക്കുന്ന രീതിയുള്ളത് എത്ര ഗംഭീരാണല്ലേ എടുമുടി വേണുവും അതുപോലെ തന്നെ ഈ മോഹൻലാൽ കൂടിയിട്ട് ഈ ഹരിന എന്ന സിനിമയിലെ ഒരു അഭിനയമാണ് അതെല്ലാം നമുക്ക് വേറെ ഒരു സ്ഥലത്തുനിന്നും കിട്ടില്ല ഈ സിനിമയിൽ നിന്ന് മാത്രമേ കിട്ടുള്ളൂ ജീവിത മൂല്യങ്ങൾ ജീവിത മൂല്യങ്ങൾ തന്നെ അപ്പൊ കണ്ണ് തുറന്ന് നമുക്ക് അറിവ് നേടാൻ സാധിക്കണം പിന്നെ ചുറ്റും നോക്കിയാൽ പല അനാഥാലയത്തിൽ പോയാൽ അച്ഛനും അമ്മയും അറിയാത്ത കുട്ടികളുണ്ട് വൃദ്ധന്മാർ അനുഭവിക്കുന്ന വേദന രോഗികൾ മരിക്കാൻ കിടക്കുന്ന അവസ്ഥ ആരും താങ്ങില്ലാതെ തണലില്ലാതെ വിശന്ന് കരയുന്നവരുണ്ട് കൊടുക്കാൻ വസ്ത്രമില്ലാത്തവരുണ്ട് ഇവരൊക്കെ കണ്ണുകൊണ്ട് കാണാൻ നമുക്ക് സാധിക്കണം അപ്പൊ അവരുടെ അവസ്ഥ നോക്കിയിട്ട് വേണം നമ്മൾ ജീവിതം നമ്മൾ എവിടെയായി ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ നമുക്ക് അച്ഛനമ്മമാരുണ്ട് നമുക്കെല്ലാം തരാനുള്ള നമ്മുടെ ഗാർഡിയൻസ് ഉണ്ട് നമുക്ക് അവരെ ഒരു വേദനയില്ല നമുക്ക് വിശപ്പത്രയില്ല നമുക്ക് രോഗമില്ല നമുക്ക് വസ്ത്രമുണ്ട് ഇതൊന്നും ഇല്ലാത്തവരുടെ അവസ്ഥ നമ്മൾ കണ്ടുകൊണ്ട് കാണാൻ സാധിക്കണം അതേപോലെ പഠിക്കാനുള്ളത് ഡിസ്കവറി ചാനൽ വൈകുന്നേരം എട്ട് മണി മുതൽ ഒൻപതര മണി വരെ നിർബന്ധമായും കണ്ടിരിക്കണം നിങ്ങൾ Discovery channel National Geographic channel Animal Planet channel and Discovery channel എത്രയാ അറിവ് കിട്ടുക അതിന്റെ അടുത്ത് എത്താൻ മറ്റൊന്നുമില്ല അപ്പൊ ചെവി ഉപയോഗിച്ച് അറിവ് നേടണം കണ്ണുപയോഗിച്ച് അറിവ് നേടണം നമുക്ക് ഉപയോഗിച്ച് ചോദിക്കാൻ സാധിക്കണം എന്ന് നാക്കുള്ളവന് നാട്ടിൽ പാതി പറയാം നല്ല രീതിയിൽ സംസാരിക്കണം അമ്മയോട് സംസാരിക്കുമ്പോൾ എങ്ങനെ സംസാരിക്കണമെന്ന് നിങ്ങൾക്കറിയാം അതുപോലെയല്ല നിങ്ങൾ അച്ഛനോട് സംസാരിക്കാറുള്ളത് അങ്ങനെയല്ല നിങ്ങൾ ടീച്ചേഴ്സിനോട് സംസാരിക്കാറുള്ളത് അമ്മയോടും അച്ഛനോടും ടീച്ചേഴ്സിനോടും സംസാരിക്കുന്ന മാതിരിയല്ല പോലീസ് ഉദ്യോഗസ്ഥനോട് സംസാരിക്കാറുള്ളത് വ്യത്യാസമുണ്ടല്ലേ അപ്പൊ ഇതുമാതിരിയല്ല ഒരു ഡോക്ടറോട് സംസാരിക്കാറുള്ളത് ഇതുപോലെയല്ല എഴുത്തച്ഛനുകാരോട് സംസാരിക്കാറുള്ളത് ഇതുപോലെയല്ല അനിയനോടോ കേട്ടനോടോ സംസാരിക്കാറുള്ളത് അപ്പൊ നമ്മൾ ഓരോരുത്തരോടും സംസാരിക്കുന്നത് ഓരോ രീതിയിലാണ് ഏറ്റവും നല്ല രീതിയിൽ സംസാരിക്കാൻ സാധിക്കണം മൃദുവായിട്ട് സംസാരിക്കണം ആവശ്യമുള്ള വാക്കുകൾ ഉപയോഗിച്ച് സംസാരിക്കണം ആരോടാ സംസാരിക്കുന്നതെന്ന് അറിഞ്ഞ് സംസാരിക്കണം എത്ര സംസാരിക്കണം എന്ന് അറിഞ്ഞ് സംസാരിക്കണം എത്ര ശബ്ദത്തിന് സംസാരിക്കണമെന്ന് അറിയണം കൃത്യമായി ഉപയോഗിക്കേണ്ട വാക്ക് ഉപയോഗിക്കാവൂ മുഖത്ത് ചീഞ്ഞ തണ്ണീർമത്തൻ മാതിരിയുള്ള വികാരം ഉണ്ടാവരുത് ചിരിച്ചുകൊണ്ട് സംസാരിക്കണം ഉറക്കം ചിരിക്കരുത് കുഴപ്പമുണ്ടെന്ന് വിചാരിക്കും മനസ്സിലായില്ല അപ്പൊ എന്ത് സംസാരിക്കണം എങ്ങനെ സംസാരിക്കണം എപ്പോൾ സംസാരിക്കണം ആരോട് സംസാരിക്കണം എത്ര സംസാരിക്കണം എങ്ങനെ സംസാരിക്കരുത് ഇതെല്ലാം അറിഞ്ഞു വേണം നമ്മൾ സംസാരിക്കാൻ ഈ ജീവിതത്തില് നെപ്പോളിയൻ ബോണപ്പാർട്ടെന്ന് കേട്ടിട്ടുണ്ടോ ചിലർ കേട്ടിട്ടുണ്ടാവില്ലേ ഇങ്ങനെ രാവിലെ എട്ട് മണിക്കാവുമ്പോൾ കറക്റ്റ് എട്ട് മണിക്ക് ചായ കുടിക്കാറുണ്ട് പഞ്ചസാര ഇടാതെ സ്ട്രോങ് ചായ ഇതേമാതിരി കോമ്പൗണ്ടിനകത്ത താമസിക്കുന്ന നെപ്പോളിയൻ ബോണപ്പാർട്ടൻ ഇപ്പം വരാന്തയിൽ നിന്ന് ചായ കുടിക്കുന്ന സമയത്ത് പത്ത് പതിനഞ്ച് പട്ടാളക്കാർ തൂക്കുമായിട്ട് അദ്ദേഹത്തിന്റെ നേരെ വരുന്നു അദ്ദേഹത്തിന് മനസ്സിലായി ഇങ്ങനെ കൊല്ലാനായിട്ട് വരുന്നതാണ് കാരണം ആ കോമ്പൗണ്ടിനകത്ത് പട്ടാളക്കാർക്ക് പെർമിഷൻ ഇല്ല പത്ത് പതിനാറ് പേര് മാർച്ച് ചെയ്തുകൊണ്ട് ഇങ്ങോട്ട് നേരെ വരുന്നു ഇയാൾക്ക് ഉറപ്പായി കൊല്ലാൻ വരികയാണ് ഇയാൾ താഴെ കൈ വെച്ചോട് പതുക്കെ കുളിച്ച് ചിരിച്ചോണ്ട് അവരെ നോക്കുകയാണ് അന്തർസ്ഥിതത്തോടുകൂടി നോക്കി അവരേതാണ്ട് പന്ത്രണ്ട് അടി അടുത്തെത്താറായപ്പോൾ നെപ്പോളിയൻ ബോണപ്പാട്ട് പറഞ്ഞു എബൌട്ട് അറിയാതെ തിരിഞ്ഞ് മാറ്റി ചെയ്തപ്പോ അടിച്ചു പൊളിച്ച് ആ മുറിയിൽ കയറി അപ്പുറത്തെ വാതിൽ തുറന്നാലും അതിൽ അത് രക്ഷപ്പെട്ടു ഉപയോഗിക്കേണ്ട വാക്ക് കൃത്യമായ വാക്ക് കൃത്യമായ സമയത്ത് കൃത്യമായ രീതി ഉപയോഗിച്ചു ഇല്ലെങ്കിൽ അദ്ദേഹം ഒന്നിലേക്ക് ചത്തുപോകും അല്ലെങ്കിൽ മരിച്ചു അല്ലേ അതായത് ഉപയോഗിക്കുമ്പോൾ എന്നും ശ്രദ്ധിക്കണം എൻ്റെ ഒരമ്മച്ചി ഓലപ്പരയിൽ താമസിക്കാം ഈ അമ്മച്ചിക്ക് ഒരു സ്വഭാവം എത്ര എപ്പോഴും ഇല്ല ഇല്ല ഇല്ല എന്ന് പറയുന്നു ചില ടീച്ചേഴ്സും അങ്ങനെയുണ്ട് എപ്പോഴും ഇല്ല ഇല്ല എന്ന് പറയുന്നു ഈ അമ്മച്ചി അപ്പോ നല്ലോണം മഴ പെയ്യുന്നുണ്ട് ഇപ്പൊ രണ്ട് സ്കൂൾ പിള്ളേർ തീരുമാനിച്ചു ഈ അമ്മച്ചിയുടെ വീട്ടിൽ ഈ ഓലയുടെ കൂടെ വെള്ളം അകത്തേക്ക് വീഴുന്നുണ്ട് അതിനെന്താ പറയുക ചോർച്ചയുണ്ട് അല്ലേ ചോരുന്നുണ്ട് ഈ അമ്മച്ചിയുടെ അടുത്ത് സ്കൂളിലെ പിള്ളേർ ചോദിച്ചു അമ്മച്ചിയുടെ വീട്ടിൽ ചോർച്ചയുണ്ടോ അമ്മച്ചി എന്താ പറഞ്ഞു ജീവിച്ചിരിക്കുന്നത് ഇല്ലാതെ പറഞ്ഞ് ചിരിക്കുന്നു ഇപ്പൊ ചോദ്യം എന്താണ് ചോർച്ചയുണ്ടോ അമ്മച്ചി എന്താ പറഞ്ഞറിയോ ഇവിടെ ചോർച്ചയല്ലാതെ വേറെ ഒന്നുമില്ല എന്താ പറഞ്ഞത് ചോർച്ച അല്ലാണ്ട് വേറെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് അർത്ഥം എന്താ അപ്പോഴും അമ്മച്ചി പറഞ്ഞിട്ടില്ല അല്ലേ പക്ഷെ ചോർച്ച ഉണ്ടെന്നുള്ള അർത്ഥം ഉണ്ടല്ലോ ഇല്ലേ അപ്പം ചിലത് എപ്പോഴും നെഗറ്റീവ് പറഞ്ഞ് ചിന്തിക്കുള്ളൂ നെഗറ്റീവ് എന്തിൽ ഓ അതൊന്നും എനിക്കങ്ങനെ അപ്പോൾ ചിലപ്പോൾ എല്ലാവരോടും പുച്ഛം എല്ലാവരോടും നിഷേധം എല്ലാവരോടും വെറുപ്പ് എല്ലാവരും കളിയാക്കാം മറ്റുള്ളവരൊക്കെ യൂസ്ലെസ് ആണെന്ന് കളിയാക്കുക ഇപ്പം ഞാൻ പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഇത് നമ്മൾ കേരളീയർക്ക് ഒരു പ്രത്യേക സ്വഭാവമാണ് തമിഴ് തമിഴ്നാട്ടുകാരനെ കണ്ടാൽ ദേ പോകുന്നു അണ്ണാക്ഷി എന്ന് പറഞ്ഞാൽ അറിയാം സത്താർജിയെ കണ്ടാൽ ദേ പോകുന്നു ചാർസോ എന്ന് പറഞ്ഞ് കളിയാക്കും കർണാടകത്തിലാരനെ കണ്ടാൽ കളിയാക്കും ഈ കളിയാക്കാൻ ഇയാൾക്കെന്റെ യോഗ്യത ഉള്ളത് അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ ഇടിച്ച് താഴ്ച അപഹാസ്യമാകുകയും സംസാരിക്കാം കളിയാക്കാം നിഷേധിക്കാം ഇത് ഈ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകരുത് നാക്ക് ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്നും ശ്രദ്ധിക്കാം അനുഗ്രഹിക്കാൻ ഉള്ള വാക്കുകൾ അനുമോദിക്കാനുള്ള വാക്കുകൾ ഉപദേശിക്കാനുള്ള വാക്കുകൾ മാർഗനിർദ്ദേശം നൽകാനുള്ള വാക്കുകൾ പ്രോത്സാഹിപ്പിക്കാനുള്ള വാക്കുകൾ അതുപോലെ പഠിപ്പിക്കാനുള്ള വാക്കുകൾ മന്ത്രം ചൊല്ലാൻ കീർത്തനം ചൊല്ലാൻ നാമം ചൊല്ലാൻ ഇതെല്ലാം നമുക്ക് നാക്ക് തന്നിരിക്കുന്നതാണ് ആ നാക്കുപയോഗിച്ച് ശപിക്കാനോ വിമർശിക്കാനോ കളിയാക്കാനോ ശ്രമിക്കരുത് മൂല്യാധിഷ്ഠിത ജീവിതത്തില് നന്മകൾ കേൾക്കാനും നന്മകൾ കാണാനും നന്മകൾ സംസാരിക്കാനും നന്മകൾ ചിന്തിക്കാനും നമുക്ക് സാധിക്കണം എന്ത് സാധിക്കണം നന്മകൾ ചിന്തിക്കണം ഇവിടെ എല്ലാ അനുജന്മാരോടും അനുജത്തിമാരോടും എന്നും പറയാനുള്ള ഒരു വഴി ശ്രദ്ധിച്ച് കേൾക്കണം ജീവിതത്തില് സുഖമുണ്ട് ദുഃഖമുണ്ട് ഉയർച്ചയുണ്ട് ജയമുണ്ട് സ്തുതിയുണ്ട് നീണ്ട സ്തുതിയുടെ ഓപ്പോസിറ്റ് ലാഭമുണ്ട് നല്ലത് പറയുന്നവരുണ്ട് ഫ്രണ്ട്സ് ഉണ്ട് ഇത് നിങ്ങൾ ഇന്നും ഇന്നും ജീവിതത്തിൽ ഓർക്കണം എല്ലാ വിദ്യാർത്ഥികളോടും മാതാപിതാക്കൾ പറയും എന്നും നീ ജയിക്കണം എന്നും നിനക്ക് ലാഭം ഉണ്ടാവണം എന്നും നിന്നെ കുറിച്ച് എല്ലാവരും നല്ലത് പറയണം എന്നും നീ വലിയവനാവണം സാധിച്ചു എന്ന് വരില്ല അത്ര മനസ്സിലായോ ചിലപ്പോ നമ്മൾ പരാജയപ്പെട്ടെന്ന് വരും ചിലപ്പോ ആരെങ്കിലും നമ്മളെ കുറിച്ച് ചീത്ത വന്നെന്ന് വരും ചിലപ്പോ നമുക്ക് നഷ്ടം വന്നെന്ന് വരും ചിലപ്പോ നമ്മൾ കരയേണ്ടി വരും ചിലപ്പോ നമ്മൾ ദുഃഖിക്കേണ്ടി വരും ഇതെല്ലാം ജീവിതത്തില് മനസ്സിന്റെ ചിന്താ മണ്ഡലത്തിൽ നിങ്ങൾ സുഖിക്കണം പരാജയപ്പെടുമ്പോൾ അതിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കണം ശാസ്ത്രത്തില് രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രം ആരാണ് രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രം ആരാണ് അഭിപ്രായ വ്യത്യാസം വ്യത്യാസം എന്റെ വീക്ഷണപ്രകാരം രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രം മന്ദരയാണ് ആരാണ് എന്താ കാരണം എന്നറിയോ കരികേരിയോട് ഉപദേശിച്ചതാരാണ് എന്താ ഉപദേശം കൊടുത്തത് രാമനെ കാട്ടിലേക്ക് അയക്കണം രാമനെ കാട്ടിലേക്ക് അയക്കണമെന്ന ഉപദേശം മന്ദര കൊടുത്തില്ലെങ്കിൽ എന്താ സംഭവിക്കുക രാമൻ രാജാവാവില്ലേ രാമൻ രാജാവായി ഒരു വർഷം കഴിയുമ്പോൾ എന്താവും രാമന്റെ മന്ത്രിസഭയുടെ ഒന്നാം വാർഷികം അല്ലേ ഒരു വർഷം കഴിയുമ്പോ രാമന്റെ മന്ത്രിസഭയിലെ ഒന്നാം അഞ്ചു വർഷം കഴിയുമ്പോ ഇരുപത്തഞ്ച് വർഷം കഴിയുമ്പോ ഇരുപത്തി ശ്രീരാമന്റെ മന്ത്രിസഭയുടെ ഒമ്പത് വർഷം കഴിയുമ്പോ ഗോൾഡൻ അറുപത് വർഷം വരെ ശ്രീരാമ രാജാവായിരുന്നാൽ നയമന്ത്രി ചൂടുകയും അത് കഴിഞ്ഞ് മാതൃഭൂമി പേപ്പറിന്റെ എട്ടാമത്തെ പേജിൽ വരും വാർത്തയ്ക്ക് സഹജമായ ലോകമുണ്ട് ശ്രീരാമൻ ഇവരോഗ വാർത്ത പഠിച്ചു രാമായണം എത്ര പേജ് ആയിപ്പോ ഞാൻ പറഞ്ഞതെല്ലാം കൂടി ചേർത്ത് ഇപ്പൊ ഞാൻ പറഞ്ഞത് രാമായണമാണെങ്കിൽ എത്ര പേജ് ഉണ്ടാവും കൂടി വന്ന പത്ത് പേജ് ഇത്രയല്ലേ ഉണ്ടാവുള്ളൂ പത്ത് പേജ് കൂടുതൽ രാമായണം ഉണ്ടാവില്ല ഞാനിപ്പോ പറഞ്ഞതാണ് സംഭവിച്ചതെങ്കിൽ പക്ഷെ ആ രാമനെ പതിനാല് വർഷം കാറ്റിൽ അരച്ച് അങ്ങനെ രാവണ വിഗ്രഹം കഴിഞ്ഞ് തിരിച്ചു വരുന്നത് വരെ ആയിരത്തി ഒരുന്നൂറ് പേജുള്ള രാമായണം ഇരുപത്തി അയ്യായിരം ശ്ലോകങ്ങളുള്ള രാമായണം എഴുതാൻ വാൽമീകിക്ക് സാധിച്ചത് മന്ദര എന്ന അമ്മച്ചി ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് മഹാഭാരതത്തിൽ എത്ര ശ്ലോകമുള്ളത് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം ശ്ലോകം മഹാഭാരതത്തിൽ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം ശ്ലോകങ്ങളുള്ള ഇതിഹാസം ലോകത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥം ഉണ്ടാകാൻ കാരണം ശകുനി എന്ന വ്യക്തിയാണ് ആരാണ് ശകുനിയാണ് തടസ്സം കഴിച്ചത് ഇത് രണ്ടും ഞാൻ ഇവിടെ പറയാൻ കാരണം ഈ നെഗറ്റീവ് ക്യാരക്ടർ നെഗറ്റീവായിട്ടുള്ള മന്ദര രാമായണത്തിലും നെഗറ്റീവായിട്ടുള്ള ശകുനി മഹാഭാരതത്തിലും ഇല്ലായിരുന്നു എങ്കിൽ രണ്ട് ഇതിഹാസവും ഭാരതത്തിൽ ഉണ്ടാകുമായിരുന്നില്ല രണ്ട് ഇതിഹാസവും ഭാരതത്തിലെ ഉണ്ടാകുന്നവരില്ല ഞാൻ പറയുന്നത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടോ എനിവൺ ആർക്കെങ്കിലും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ അപ്പൊ രാമായണവും മഹാഭാരതവും എഴുതിയത് വാൽമീകിയും വേദവ്യാസനുമാണെങ്കിലും അതിനകത്തെ രണ്ട് നെഗറ്റീവ് കഥാപാത്രങ്ങൾ നെഗറ്റീവ് കഥാപാത്രങ്ങളുടെ അർത്ഥം മനസ്സിലായോ അതായത് സാധാരണക്കാർ പോസിറ്റീവാണ് ഇത് എതിർത്തവരാണ് ഈ എതിർത്തവരുള്ളത് കൊണ്ടാണ് ലോകത്തിന് രണ്ട് ഇതിഹാസം ഉണ്ടായതാണ് നമ്മുടെ ജീവിതത്തിലും ചില നെഗറ്റീവ് സംഭവങ്ങൾ ഉണ്ടാകണം നമ്മുടെ ജീവിതത്തിലും നെഗറ്റീവ് സംഭവങ്ങളും അനുഭവങ്ങളും ഉണ്ടാകുമ്പോഴാണ് നമ്മൾ വളരെ ഗംഭീരമായിട്ട് പോവാം സ്കൂൾ വിദ്യാർത്ഥികളായത് കാരണം അതിൻ്റെ ഒരു ചെറിയ അനുഭവം പറയാം അങ്ങനെ എറണാകുളത്ത് എം ജി റോഡിലുള്ള ദ്വാരക ഹോട്ടൽ എന്ന് കേട്ടിട്ടുണ്ടോ അവിടെ മൂന്ന് വർഷം സപ്ലയർ ആയിരുന്നു ഈ രാവിലെയും വൈകുന്നേരവും എറണാകുളത്തെ ദ്വാരക ഹോട്ടലിൽ സപ്ലയർ ആയിട്ട് ഉച്ചയ്ക്ക് മഹാരാജാസ് കോളേജിൽ പഠിക്കാൻ പോകണം മഹാരാജാസ് കോളേജിൽ പഠിക്കാൻ വേണ്ടി ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ തന്നെ ഉറക്കം വരും എന്താ കാരണം രാവിലെ നാല് മണിക്ക് എഴുന്നേൽക്കണം ഹോട്ടലിലെ ഷിഫ്റ്റില് രാത്രി പത്ത് മണി വരെ വർക്കുണ്ട് ഏഴ് ദിവസമുണ്ട് ഇപ്പൊ ക്ലാസ്സിലിരിക്കുമ്പോ കെമിസ്ട്രി ടീച്ചർ വന്ന് ക്ലാസ് എടുത്തു hydrogen chloride can be prepared in the laboratory by treating dilute acid and sodium chloride അത് ഞാൻ നല്ലോണം കേട്ടിട്ടുണ്ട് നല്ലോണം കേട്ടു കുറച്ച് കഴിയുമ്പോൾ പതുക്കെ ഞാൻ പറഞ്ഞു ഉറങ്ങിയ സമയത്താണ് ഹൈഡ്രജൻ ബ്രോമൈഡ് അടുത്ത പാർട്ടിലേക്ക് ടീച്ചർ കയറി ഹൈഡ്രജൻ ക്ലോറൈഡ് കഴിഞ്ഞ hydrogen bromide cannot be prepared in the laboratory by treating sodium bromide and sulfuric acid. ആദ്യത്തെ എന്താ പറഞ്ഞത് ആന്റി പ്രിപ്പയർ ഇതെന്താ പറഞ്ഞത് കനോട്ട് അപ്പൊ എന്റെ മുഖത്തേക്ക് ടീച്ചർ നോക്കി റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നുണ്ട് hydrogen bromide cannot be prepared ഇപ്പൊ ഞാൻ നല്ല ഉറക്കാം സാധ്യത അസൽ ഉറക്കാം അത് കഴിഞ്ഞ ഉടനെ എന്നോട് ചോദിച്ചു how can be prepare hydrogen bromide in the laboratory അപ്പൊ ഞാൻ ഉറങ്ങിയ സമയത്ത് ഉറങ്ങുന്നതിന് മുമ്പ് കേട്ടത് എന്താണ് ഹൈഡ്രജൻ ബ്രോമൈഡ് അത് തന്നെ ഉപയോഗിച്ച് ഇതിന് ഉത്തരം കൊടുക്കും അത് തന്നെ ഉപയോഗിച്ച് ഇതിന് ഉത്തരം കൊടുക്കും ടീച്ചർ വേറെ ഒന്നും നോക്കിയില്ല അറുപത് പെൺകുട്ടികളും ഇരുപത് ആൺകുട്ടികളും ഉള്ള ക്ലാസ്സിൽ എന്നെ പിടിച്ച് നാൽപ്പത് മിനിറ്റ് നിർത്തി ഒറ്റ നിപ്പ ഏഴ് ഉത്തബ്നീനാർ മാതിരി ആ ക്ലാസ് മുറിയിൽ അത് ഒത്തിരി വിഷമം തോന്നി ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ജൂൺ മാസം ആറാം തീയതി ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ആ ഉച്ചയ്ക്ക് രണ്ട് മണിക്കുള്ള മൂന്ന് മണിവരെയുള്ള ക്ലാസ് ഞാൻ ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങിയ ഇറങ്ങുന്നതിന് മുമ്പ് ടീച്ചർ എന്നോട് എല്ലാവരും കേൾക്കെ പറഞ്ഞു ഗോപാലകൃഷ്ണൻ പത്ത് വർഷം പഠിച്ചാലും കെമിസ്ട്രി പാസ്സാവില്ല പത്ത് വർഷം പഠിച്ചാലും അത് നെഞ്ചത്തേക്ക് ഒരു സത്യായിരുന്നു ഞാൻ ആ ഗാലറിയിൽ നിന്ന് ഇറങ്ങി വന്ന് ടീച്ചറിന്റെ മുമ്പിൽ കൈ വിളിച്ചുകൊണ്ട് പറഞ്ഞു മേഡം ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഈ കെമിസ്ട്രിയിലെ ഹയസ്റ്റ് മാർക്ക് മേടിച്ച് അവസാനത്തെ ഡിഗ്രിയും എടുക്കും അപ്പോ അവസാനത്തെ ഡിഗ്രിയും എടുത്ത് ലോകത്തിലെ ഏറ്റവും വലിയൊരു ലാബറട്ടറിയിൽ പ്രവർത്തിച്ച് നാൽപ്പത് വയസ്സിന് മുമ്പ് ഭൂമിയുടെ ഇപ്പുറത്ത് കൂടെ പോയിട്ട് ഞാൻ അപ്പുറത്ത് കൂടെ വരും അന്ന് ഞാൻ ടീച്ചറെ കാണാൻ വരുമെന്ന് ഞാൻ പറഞ്ഞു ഡിഗ്രി ആണെങ്കിലും അപ്പോൾ ടീച്ചർ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഗോപാലകൃഷ്ണ സൂര്യൻ പടിഞ്ഞാറ് പടിഞ്ഞാറും എന്നാണ് പറയുന്നത് വളരെ ക്ലീൻ സൂര്യൻ പടിഞ്ഞാറുണ്ട് അതുകൂടി കേട്ട ഒത്തിരി വാശിയായി ഏതായാലും അതൊരു ചലഞ്ചായിരുന്നു എന്നിട്ട് ആ ടീച്ചറിന്റെ പത്ത് വർഷം പഠിക്കാതെ കെമിസ്ട്രി പാസ്സാവില്ല എന്ന ആ ശാപത്തിൽ നിന്നാണ് കെമിസ്ട്രി പഠിക്കാനും അത് മുപ്പത്തെട്ടാമത്തെ വയസ്സിൽ ഋഷികൾ അമേരിക്കയിലെ ഋഷികൾ യൂണിവേഴ്സിറ്റിയില് നാല് ലോകത്തമാരെ സമ്മാനം വർക്ക് ചെയ്ത ലാബറട്ടറിയിൽ അതേ തെളിവില് ഗവേഷണം നടത്താനും ഇപ്പുറത്ത് കൂടെ പോയിട്ട് ഭൂമിയുടെ അപ്പുറത്ത് കൂടെ തിരിച്ചു വരാനും സാധിച്ച ഞാൻ ടീച്ചറെ കാണാൻ പോകുന്ന വേളയിൽ ഞാൻ എന്നും ആരാധിക്കുന്ന മഹാരാജാസ് കോളേജിലെ doctor P S Raman sir പറഞ്ഞു ടീച്ചറെ ചെന്ന് കണ്ട് ഓർമ്മിപ്പിക്കരുത് ഓർമ്മിപ്പിച്ചാൽ ടീച്ചറിന് വിഷമാവും അതുകൊണ്ട് പറയേണ്ടതാണ് ഏതായാലും മാതാ മൃദാനന്ദമയിലെ നാൽപ്പത്തി ഏഴാമത്തെ ജന്മവാർഷികത്തിന് എറണാകുളം ഡർബാർ ഹാൾ ഗ്രൗണ്ടിൽ ആർജിച്ചു പൊളിച്ചൊരു പ്രഭാഷണം നടത്തിയാണ് ഒരു മൂന്ന് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പ്രഭാഷണം ആ പ്രഭാഷണം കഴിഞ്ഞ് ഇന്ത്യയിൽ നിന്ന് ഡർബാർ ഹാളിലേക്ക് ഇറങ്ങി വന്നപ്പോൾ ഡർബാർ ഹാൾ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി വന്നപ്പോൾ ഈ ടീച്ചർ മുമ്പിൽ വന്ന് എന്നെ പുള്ളി നമസ്കരിച്ചു ഇങ്ങനെ രണ്ട് കൈയും ടീച്ചറെ എടുത്തിട്ട് പറഞ്ഞു ടീച്ചർ കാരണമാണ് ഗോപാലകൃഷ്ണൻ സാധിച്ചത് എന്താണ് ഞാൻ പറഞ്ഞില്ല ടീച്ചർ കാരണമാണ് ഇത് സാധിച്ചത് ഞാൻ വെറുതെ എൻ്റെ അനുഭവങ്ങൾ നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ ജീവിതത്തിൽ എന്ത് നെഗറ്റീവ് ഉണ്ടായാലും എന്ത് വൈപരീത്യങ്ങൾ ഉണ്ടായാലും എൻ്റെ അനുജന്മാരും അനുജന്മാരും അത് അടിച്ച് തെളിപ്പിച്ച് മുമ്പോട്ട് പോകണം ഈ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടി വന്നവരാണ് നിങ്ങള് ധന്യമായ ജീവിതം ജീവിക്കണം അതനുസരിച്ച് നന്മകളെ കേൾക്കുക നന്മകളെ കേൾപ്പിക്കുക നന്മകളെ കാണുക നന്മകൾ കാണിപ്പിക്കുക നന്മകൾ സംസാരിക്കുക നന്മകൾ സംസാരിപ്പിക്കുക നന്മകൾ ചിന്തിക്കുക നന്മകൾ ചിന്തിക്കുക അർത്ഥം മനസ്സിലായല്ലോ ഏത് നെഗറ്റീവും ഒരു സ്ഥലത്തും അടിപതറായിട്ട് വീഴരുത് നിങ്ങൾക്കൊരു പണ്ട് എറണാകുളത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഒരു കളക്ടർ ഉണ്ടായിരുന്നു ഒരു പ്രത്യേക പേരാണ് അദ്ദേഹത്തിൻ്റെത് അദ്ദേഹത്തിന്റെ പേര് നിങ്ങൾ എഴുതേണ്ടാവില്ല എന്നൊരു പേര് ഡോക്ടർ ഉപ്പിലി അപ്പൻ എന്നാ പേര് അദ്ദേഹത്തിന്റെ പേര് തന്നെ ഇരിക്കണം പ്രശ്നമില്ല അദ്ദേഹം കളക്ടറായിട്ട് ചാർജ് എടുത്ത് കളക്ടറായിട്ട് ചാർജ് എടുത്ത് ഉടനെ എന്താ ചെയ്തെന്നറിയോ എഫ് ഐ സി ടിയിൽ ഉദ്യോഗമണ്ഡലത്തിൽ എഫ് ഐ സി ടിയിൽ നാല് വ്യക്തികളോട് കാണാൻ വരാറുണ്ട് പറഞ്ഞു ചാർജ് എടുത്തിട്ട് ഈ നാല് വ്യക്തികൾക്ക് മനസ്സിലായിട്ട് എന്തിനാ കളക്ടറെ അവിടെ വിളിക്കുന്നത് ഒരു വളരെ ബഹുമാനത്തോടു കൂടി ഈ നാല് പേരും കളക്ടറുടെ ഉപ്പിലിയപ്പന്റെ മുമ്പിൽ വന്നിട്ട് തൊഴുതുകൊണ്ട് നിന്നു ഉപ്പിലിയപ്പൻ പറഞ്ഞു നാല് പേര് ഇല്ല ചായ കൊണ്ടുവന്നു അവർക്ക് വടയും സമോസയും കൊടുത്തു കുറേ നേരം സംസാരിച്ച ശേഷം ലക്ഷ്മിയപ്പം പറഞ്ഞു നിങ്ങൾ നാല് പേരുമാണ് എന്നെ സഹായിച്ചത് കളക്ടറാവാൻ അല്ലായിരുന്നെങ്കിൽ ഞാൻ കളക്ടറാവും ഇവർക്കൊന്നും മനസ്സിലാവുന്നില്ല അവർ സാധാരണക്കാർ അവര് പറഞ്ഞു എഫ് സിയിൽ ഞാൻ ഇന്റർവ്യൂവിന് വന്നപ്പോ അവിടെ ക്ലർക്കായിട്ട് വർക്ക് ചെയ്യാൻ ഇന്റർവ്യൂവിന് വന്നപ്പോ ഞാൻ യൂസ്ലെസ് ആണെന്ന് എഴുതിയത് നിങ്ങൾ പേരാണ് അതാണ് എഫ് ഐ സി ടി ഉദ്യോഗമണ്ഡലില് ക്ലർക്കിന്റെ പോസ്റ്റിന് ഇന്റർവ്യൂവിൽ ചെന്നപ്പോൾ ഞാൻ യൂസിലെത്താണെന്ന് കൈകൊണ്ട് എഴുതിയത് നിങ്ങൾ നാല് പേരാ ഞാൻ യൂസ്ഫുൾ ആണെന്ന് നിങ്ങൾ എഴുതിയിരുന്നെങ്കിൽ ഞാൻ ആരാകുമായിരുന്നു ക്ലർക്കാകുമായിരുന്നു ഇപ്പൊ എന്തായി ഡിസ്ട്രിക്ട് കളക്ടറായി അപ്പൊ ഡിസ്ട്രിക്ട് കളക്ടറാവാൻ കാരണമാരായിരുന്നു മറ്റേ നാല് പേര് അവർ എന്ത് എഴുതിയതുകൊണ്ട് അപ്പൊ എന്താ സംഭവിച്ചത് അർത്ഥം മനസ്സിലായില്ലേ അതായത് ജീവിതത്തിലെ നെഗറ്റീവുകൾ ഇതൊക്കെ ജീവിതത്തിന്റെ ഭാഗമാണ് നമുക്ക് മനസ്സിൽ എന്നും ചിന്തിക്കാൻ സാധിക്കണം അതേപോലെ തന്നെ ജീവിതത്തില് മറ്റുള്ളവരെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ സാധിക്കും അപ്പൊ മനസ്സിലായത് നാല് കാര്യം പറഞ്ഞത് ആദ്യം പറഞ്ഞ നാല് കാര്യേത് അഞ്ച് കാര്യേതാണ് മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തില് ഒന്നാമത്തേത് അത് രണ്ട് മൂന്ന് നാല് ವೆರಿ ಗುಡ್ ವೆರಿ ಗುಡ್ ಅಂದ್ರೆ experienceable knowledge bricks is equal to model ಇದೆ ಇನ್ಫಾರ್ಮೇಶನ್ ಇಪರತ ಅಪರತ ಇನ್ಫಾರ್ಮೇಶನ್ ವಿವರ ಅಪರತ ವೆರಿ അധ്യാപകനിൽ നിന്ന് എത്ര അറിവ് കിട്ടും അവനവൻ തന്നെത്താൻ എത്ര ഉണ്ടാക്കണം പുറത്തുനിന്ന് എത്ര കിട്ടും ബാക്കി ആ ബാക്കി കാൽഭാഗത്തിന് നാല് വാക്കുകൾ അതിലേക്ക് മനസ്സിലായി അഡീഷൻസ് ഡെലീഷൻസ് ക്വാളിഫിക്കേഷൻ ഇത്രയും നേരം പറഞ്ഞതെല്ലാം ഉണ്ട് അല്ലേ ചെവി ഉപയോഗിച്ച് കേൾക്കുന്നത് എവിടെ നിന്ന് കേൾക്കാം എങ്ങനെ കേൾക്കാം എന്ത് കേൾക്കാം ഇതെല്ലാം മനസ്സിലായി എന്ത് കാണണം എവിടെ നിന്ന് കാണണം ഇങ്ങനെ കാണണം എന്ത് സംസാരിക്കണം എങ്ങനെ സംസാരിക്കണം ഇതെല്ലാവരും ചിന്തിക്കേണ്ടതില്ല അടുത്തത് ശരീരത്തിന്റെ നന്മയ്ക്ക് ആഹാരം ആചാരം പ്രവൃത്തി ആചാരം വടക്കോട്ട് തലവെച്ച് കിടക്കരുത് കേട്ടിട്ടുണ്ടോ ഭൂമിയുടെ മാഗ്നറ്റിക് മെറിഡിയൻ വടക്ക് തെറ്റാണ് ഭൂമിയുടെ മാഗ്നറ്റിക് മെറിഡിയൻ വടക്ക് തെറ്റായതുകൊണ്ട് ഒരു കാരണവശാലും വടക്കോട്ട് തലവെച്ച് കിടക്കരുത് കാരണം ഈ ഹീമോഗ്ലോബിൻ എന്ന മാഗ്നറ്റിക് മെറ്റീരിയൽ തലച്ചോറിലേക്ക് ഓക്സിജൻ എത്തിക്കുന്ന അതിൽ നിന്ന് കാപ്പിലറിയിൽ വെച്ച് ആവും അതുകൊണ്ടാണ് ആചാരം വടക്കോട്ട് നിലവിച്ച് കിടക്കരുത് അനുഷ്ഠിക്കണം രാവിലെ അഞ്ചര മണിക്ക് എഴുന്നേൽക്കണം എന്താ കാരണം തലച്ചോറിൽ ഒപ്റ്റിമം ആക്റ്റീവായ സമയം രാവിലെ അഞ്ചരയ്ക്കും ആറിനും ഇടയ്ക്കാണ് പഠിക്കുമ്പോഴും വായിക്കുമ്പോഴും ക്ലാസ്സിലിരുന്ന് ശ്രദ്ധിക്കുമ്പോഴും കഴിയുന്നത് മുഖം കിഴക്കോട്ട് വരണം മുഖം കിഴക്കോട്ട് വരണം എന്താ കാരണം തലച്ചോറിന്റെ മാഗ്നറ്റിക് ഫ്ലക്സ് ഭൂമിയുടെ മാഗ്നറ്റിക് ഫ്ലക്സ് കോംപ്ലിമെന്ററി ആയിട്ട് വരണം ഇരുന്ന് പത്രം വായിക്കുമ്പോഴോ പുസ്തകം വായിക്കുമ്പോഴോ എപ്പോഴും ശ്രദ്ധിക്കുക മുഖം കിഴക്കോട്ട് വരണം ഭൂമിയുടെ മാഗ്നറ്റിക് ഫ്ലക്സ് തലച്ചോറിന്റെ മാഗ്നറ്റിക് ഫ്ലക്സ് കോംപ്ലിമെന്ററി ആയി വരുമ്പോൾ തലച്ചോറിന്റെ എഫിഷ്യൻസി പതിനഞ്ച് ശതമാനം വർദ്ധിക്കും മനസ്സിലായി കാരണം കാരണവശാലും കിഴക്കോട്ട് മുഖം വെച്ച് പഠിക്കാൻ പാടില്ല ഇവിടെ ഏതെങ്കിലും ക്ലാസ് റൂം തെക്കോട്ട് ഉണ്ടെങ്കിൽ അവിടുത്തെ ടീച്ചേഴ്സ് എന്താ വേണ്ടത് ചെയ്തോട്ടെ നിങ്ങളൊന്ന് പറയാൻ പോകണ്ട മനസ്സിലായിരുന്നില്ലേ ഒരു കാരണം വെച്ചാൽ വിദ്യാർത്ഥികളുടെ മുഖം തെക്കോട്ട് വെച്ചാൽ ഫിഫ്റ്റീൻ പെർസെന്റ് ബ്രെയിൻ കപ്പാസിറ്റി കുറയും ഇടക്ക് പതിനഞ്ച് ശതമാനം കുറയും അപ്പോൾ അത് ഓർമ്മിക്കാം മാത്രമല്ല രാവിലെ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ മുപ്പത് സെക്കൻഡ് നിർബന്ധമായി പ്രാർത്ഥിച്ചതിന് ശേഷമേ വർത്തിക്കലായി നിൽക്കാൻ പാടുള്ളൂ കാരണം ഹൊറിസോണ്ടൽ ബോഡി വർത്തിക്കലാകുമ്പോൾ ഹാർട്ടിന് ഏൽക്കുന്ന പ്രഷർ ഉണ്ടാകരുത് എന്ന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഒൻപത് വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞു മൂവായിരം വർഷങ്ങൾക്ക് മുമ്പ് ഭാരതീയർ പറഞ്ഞു കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് എന്ത് ചെയ്യണം കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ട് ഈ പല്ല് തേക്കാതെ നാക്ക് വടിക്കാതെ മുഖം കഴുകാതെ കുളിക്കാതെ കിടന്ന കിടക്കയിൽ തന്നെ ഇരുന്നുകൊണ്ട് എന്തിനാ ഈ മന്ത്രം ചൊല്ലാൻ നമ്മളുടെ ആൾക്കാർ പറഞ്ഞത് പല്ല് തേച്ചിട്ടില്ല നാക്ക് വലിച്ചിട്ടില്ല മുഖം കഴുകിയിട്ടില്ല കുളിച്ചിട്ടില്ല കിടന്ന കിടക്കയിൽ തന്നെ ഇരുന്നെന്ന് മന്ത്രം ചൊല്ലാൻ പറഞ്ഞതിന്റെ അർത്ഥം അത് മന്ത്രത്തിന്റെ രീതിയിൽ ചൊല്ലാനല്ല അങ്ങനെ ചൊല്ലണം ചൊല്ലുമ്പോൾ മുപ്പത് സെക്കൻഡ് ആവും അപ്പൊ ഹാർട്ട് ബാലൻസ്ഡാവും ഹാർട്ട് തന്നെ താനെ ബാലൻസ്ഡ് ആകും ഇരുപത് ശതമാനം ഹൃദ്രോഗികള് ഹൃദ്രോഗികൾ ഹാർട്ട് പേഷ്യന്റ് ഇരുപത് ശതമാനം മരിക്കുന്നത് കിടക്കയിൽ നിന്ന് ചാടി എഴുന്നേൽക്കുമ്പോഴാണ് ഇരുപതല്ല ഇരുപത്തിമൂന്നാണ് അതുകൊണ്ട് കിടക്കയിൽ ഇരുന്നതിന് ശേഷം എഴുന്നേൽക്കാവുന്ന വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞു ഒമ്പത് വർഷം മുമ്പ് ഭാരതീയ വർഷം മുമ്പ് പറഞ്ഞു അപ്പൊ ആചാരത്തിന് ശയിച്ചിട്ട് വടക്കോട്ട് നിലവെച്ച് കിടക്കരുത് കിഴക്കോട്ട് നോക്കിയേ പഠിക്കാവൂ അതുപോലെ തന്നെ രാവിലെ പ്രാർത്ഥിക്കണം സാധിക്കുമെങ്കിൽ ഭൂമി തൊട്ട് തലയിൽ വെക്കുക ഒരു മന്ത്രമല്ല ഇയാൾ വെക്കുന്നത് ടെലസ്കോപ്പാണോ കാലിഡോസ്കോപ്പാണോ സമുദ്രവസനേ ദേവി പർവ്വതസ്ഥനമന്ദിരേ വിഷ്ണുവർത്തി നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമേ ഈ മന്ത്രം ചൊല്ലിയിട്ട് ഭൂമി തൊട്ട് തലയിൽ വെക്കണം ഇതിനാ ഭൂമി തൊട്ട് തലയിൽ വിട്ടാൽ ഈ ഭൂമി തൊട്ടാലും മതി ഇതിനാ ശരീരത്തിന് ബയോസ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി കൈ കഴിവഴി ചർച്ച ചെയ്ത് പോകണം കാല് വഴിക്ക് പോയാൽ വാദത്തിന്റെ രോഗം ഉണ്ടാകാത്ത അപ്പൊ രാവിലെ ഭൂമി തൊട്ട് തലയിൽ വെക്കുന്നത് ഇത് ഹിന്ദുക്കളുടെ ആചാരമാണ് എന്തിനാ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ചെയ്യുന്നത് ഇത് ഇവിടുത്തെ ആചാരം എല്ലാവരുടേതുമാണ് മന്ത്രം ചൊല്ലേണ്ട എങ്കിലും മന്ത്രം ചൊല്ലേണ്ട ഭൂമി തൊടുമ്പോൾ ബയോസ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി കൈവഴിച്ച് ചെയ്തു പോകുമ്പോൾ കാവിന് വാദമുണ്ടാവില്ല രാവിലെ നിർബന്ധമായിട്ടും കോഫി ഒഴിവാക്കണം എന്താ കാരണം പല്ലിന്റെ ഇടയ്ക്കുള്ള ചെടിയെല്ലാം ഈ കാഫിയുടെ കൂട്ടത്തിൽ അകത്ത് ചെയ്താൽ ഇൻഡസ്റ്റൈൻ ക്യാൻസർ ഉണ്ടാകും എന്ന ഡെൻമാർക്കിലുള്ള സയന്റിസ്റ്റുമാർ തെളിയിച്ചിട്ടുണ്ട് വളരെ ഭംഗിയായിട്ട് തെളിയിച്ചിട്ടുണ്ട് നമ്മൾ പണ്ടേ പറയാറുണ്ട് ബെഡ് കോപ്പി കുടിക്കരുതെന്ന് അമ്മൂമ്മമാർ പറയും ഒരു കാരണവശാലും ബെഡ് കോപ്പി കുടിക്കരുത് അപ്പൊ അതിനകത്ത് ഒരു ആചാരമില്ല അതിനകത്ത് ഒരു ഉണ്ട് രാവിലെ നിർബന്ധമായിട്ട് കുളിക്കണം പാനിന്റെ ചുവട്ടിൽ കിടന്ന് വിയർപ്പ് പോയി തൊലിയിലുള്ള ചെടി നേരെ പൗഡർ ഇട്ട് സ്കൂളിലേക്ക് പോയാൽ ഈ സംബന്ധമായ രോഗം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് പത്ത് മിനിറ്റ് നിർബന്ധമായിട്ടും പൂജാമുറിയിൽ നിന്ന് പ്രാർത്ഥിക്കണം കണ്ണടച്ച് സ്ട്രെയിറ്റ് ആയിട്ടിരുന്ന് ഇടത്തെ കൈയിന്റെ മുകളിൽ വലത്തെ കൈ വെച്ച് സ്ട്രെയിറ്റ് ആയിട്ട് പ്രാർത്ഥിക്കണം ആ പ്രാർത്ഥന ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അസറ്റാണ് അത് സയന്റിസ്റ്റുമാർ തെളിയിച്ചിരിക്കുക അത് വേദം പഠിച്ച പണ്ഡിതന് പറഞ്ഞതല്ല രാവിലെയും വൈകുന്നേരവും പത്ത് മിനിറ്റ് പ്രാർത്ഥിക്കണം സാധിക്കുന്നെങ്കിൽ അമ്മയോട് ഇരിക്കാൻ പറയാം അമ്മ ജീവിതത്തിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടാവില്ല അമ്മയുടെ കൂട്ടത്തിൽ ഇത് പ്രാർത്ഥിക്കാം പത്ത് മിനിറ്റ് പിന്നെ നിങ്ങൾക്ക് സമയം കിട്ടുമെങ്കിൽ അഞ്ച് നമസ്കാരം പൂജാമുറിയിൽ ഒന്നാമത്തെ നമസ്കാരം അമ്മയ്ക്ക് രണ്ട് അച്ഛന് മൂന്ന് പ്രപഞ്ച ചൈതന്യത്തിന് നാല് പൂജാമുറിയുടെ വിഗ്രഹത്തിന് അഞ്ചാമത്തെ സൂര്യന് പൂജാമുറിയിൽ തന്നെ ചെയ്താൽ മതി പോകണ്ട അഞ്ചു നമസ്കാരം എന്തിനാ സൂര്യ നമസ്കാരം ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിൽ നൂറ്റി എൺപത്തി ആറ് മൂവബിൾ ജോയിന്റ് ആവുന്നത് വൺ ഹൺഡ്രഡ് എയ്റ്റി സിക്സ് എല്ലാ മൂവബിൾ ജോയിന്റും ഹാർമോണിയസ് എക്സർസൈസിന് വിധേയമാകുന്ന ഏഴ് യോഗാസനങ്ങളാണ് ഒരു സൂര്യ നമസ്കാരത്തിനുള്ളത് എത്ര യോഗാസനങ്ങൾ ഏഴ് അപ്പൊ അഞ്ച് സൂര്യ നമസ്കാരത്തിനുകൾ എത്ര യോഗാസനമായി पत्तयुगी योगासन ते അഞ്ച് നമസ്കാരത്തില് ഏഴ് ഇൻറ്റു അഞ്ച് മുപ്പത്തഞ്ച് യോഗാസനമായി അപ്പൊ ആദ്യത്തെ നമസ്കാരം ആക്കുന്നതാണ് രണ്ട് മൂന്ന് നാല് അഞ്ചാമത്തേക്ക് അഞ്ച് very good excellent memory very good ഈ ഡി ഡി സ്കൂളിൽ വളരെ പ്രത്യേകതയുണ്ട് എല്ലാ വലിയ വിദ്യാഭ്യാസത്തിന് എല്ലാ എല്ലാം കൊടുത്ത് ഇതെല്ലാം ക്ലാസ് ഞാൻ അവിടെ ക്ലാസ് എടുത്തപ്പോൾ വെറുതെ അവരോട് ചോദിച്ചു ആൽബർട്ട് ഐൻസ്റ്റീന്റെ equation E is equal to അത് തെറ്റാണെന്ന് തെളിയിച്ചത് ആരാണെന്ന് ചോദിച്ചു അത് തെറ്റാണെന്ന് തെളിയിച്ചത് ആരാണ് ചോദിച്ചത് രണ്ട് സ്റ്റുഡൻസ് ഉത്തരം പറഞ്ഞു സുദർശൻ റെഡ്ഡി സുദർശൻ റെഡ്ഡിയാണ് ഇങ്ങനെ എത്ര സ്കൂളിലേക്ക് പോയിട്ടുണ്ടല്ല എത്രയോ കോളേജിലേക്ക് പോയിട്ട് ഇതുവരെ കേട്ടിട്ടില്ല പറഞ്ഞു തീർന്നതും ആൻസർ വന്നില്ല അത്ഭുതം തോന്നിയില്ല കാരണം അറിയണ്ടേ സ്കൂളുകളിൽ ധാരാളം ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപ ഫീസ് കൊടുത്ത് പഠിക്കുന്ന സ്കൂളിൽ പക്ഷേ അറിയാം എന്ന് നമുക്കൊരു ധാരണയുണ്ടാവും പക്ഷെ ഇവിടെ ധാരണ ഇല്ല ധാരണ ഇല്ലാതെ നമ്മൾ വളരെ പെട്ടെന്ന് സ്കൂൾ എന്തെല്ലാം ചോദ്യം നമ്മുടെ ഈ സ്കൂള് നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിലെ ഇന്റർനെറ്റിൽ കാണാം ഏത് വെബ്സൈറ്റിലാണ് കാണാൻ പറ്റുമോ ഇതാണ് ഇതാണ് പറഞ്ഞു പറഞ്ഞു വ്യത്യാസപ്പെട്ട പരിപാടി ഇതാണ് പറഞ്ഞാൽ ഓക്കെ അല്ല വേറെ ഗൂഗിൾ ഫെന്റാസ്റ്റിക് ഗൂഗിൾ എർത്ത് വേറെ വേണ്ട ഭൂമിലേക്ക് ഈ ലെവലിലുള്ള സ്റ്റുഡൻസ് എന്ന് പറയാന്ന് പറഞ്ഞാൽ something it's a great wonder Google എർത്തില് നേരെ ഇന്റർനെറ്റിൽ കയറിയാൽ ഈ സ്കൂൾ നിങ്ങൾക്ക് ഇത് കൃത്യമായിട്ട് നിങ്ങൾക്ക് അതിനകത്ത് കാണാം ഈ സ്കൂൾ കാണാം നമ്മുടെ ന്യൂയോർക്കിലെ ആ പ്രതിമ കാണാം അതല്ലെങ്കിൽ ഇവിടുത്തെ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിലെ K S R T C bus കാണാം അത്ര ഷാർപ്പായിട്ട് കാണാം ഇവിടെ മുന്നിലിരിക്കുന്ന ബസ് കാണാം അപ്പൊ ആ ഗൂഗിൾ എന്താ എന്നുള്ളൊരു വാക്കാണ് പിന്നെ എന്താ യാതൊരല്ല യാഹു വിക്കിപീഡിയ എഴുതേണ്ട വിക്കിപീഡിയ എഴുതേണ്ട വിക്കിപീഡിയ എന്ന് കേട്ടത് എനിവൺ വിക്കിപീഡിയ എന്തിനാ എക്സലന്റ് വെരി ഗുഡ് അതിനകത്തുണ്ട് വെരി ഗുഡ് വളരെ നല്ലതാണ് അപ്പോ യഥാർത്ഥത്തിൽ ഇത്രയും നന്നായിട്ട് ultra modern knowledge ultra modern എന്ന് പറഞ്ഞാൽ ലേറ്റസ്റ്റ് നോളജ് ടൂ തൗസൻഡ് സിക്സിലെ നോളജാണ് അത് രണ്ട് മൂന്ന് വിദ്യാർത്ഥികൾക്ക് അറിയാന്ന് പറഞ്ഞാൽ അച്ചീവ്മെന്റ് ആണ് അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിനെ ധാരാളം നിങ്ങൾ നല്ല രീതിയിൽ അറിവുള്ളവരാണ് അത് എന്നും മെയിൻറ്റെയിൻ ചെയ്യണം നല്ല രീതിയിൽ ഷൈൻ ചെയ്ത് ഷൈനിങ് കളേഴ്സിൽ വരണം തിരിച്ച് ഞാൻ വിഷയത്തിലേക്ക് പോകാം ആചാരങ്ങൾ അഞ്ച് നമസ്കാരം എന്ന് ഞാൻ പറഞ്ഞത് ഒറ്റ പ്രാവശ്യം പറഞ്ഞതാണ് നിങ്ങൾ തിരിച്ചു പറഞ്ഞത് അപ്പോഴാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഈ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് നല്ല അല്ലേ എന്റെ ബുദ്ധി വിടണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്നിട്ടാണ് ഞാൻ അതിലേക്ക് പോയത് ഓർമ്മയുണ്ടല്ലോ അപ്പൊ ധാരാളം ആചാരങ്ങള് ആ ആചാരങ്ങള് അതിനകത്ത് സയൻസ് ചന്ദനം തൊടുമ്പോഴും ആചാരങ്ങളുണ്ട് നൂറ്റി എട്ടാമത്തെ മർമ്മത്തില് ശാന്തി ചന്ദനത്തിന്റെ ഔഷധം വിളിക്കുന്നു ചിലപ്പോ കുങ്കുമം തൊടുമ്പോൾ മൈൽഡ് ഡോസ് അൾട്രാവയ രശ്മികള് അകത്തേക്ക് ബ്രെയിൻ ആക്റ്റീവ് ആകുന്നു ആൽമരത്തിന് പ്രദക്ഷിണം വയ്ക്കുമ്പോൾ മൈൽഡ് ഡോസ് ഓസോ നമ്മുടെ ശ്വാസകോശത്തെ ശുദ്ധീകരിക്കുന്നു അതിനകത്തൊരു സയൻസ് ഉണ്ട് ചെറിയ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കണം നിർബന്ധമായും പ്രാർത്ഥിക്കണം ഏത് വ്യക്തികളാണെങ്കിലും ഏത് മതസ്ഥരാണെങ്കിലും എന്തിനാണ് സലൈവറി ഗ്ലാൻഡ് ആക്റ്റീവാകും സലൈവാവിന് തയാറിൻ എന്ന കോമ്പൗണ്ട് ഉണ്ട് ആ സലൈവ ഉള്ളിൽ അകത്തേക്ക് പോകുമ്പോൾ ഡൈജഷൻ ഡൈജഷൻ പെർഫെക്റ്റ് അതുപോലെ വൈകുന്നേരം പത്ത് മിനിറ്റ് പ്രാർത്ഥിക്കണം അരമണിക്കൂർ അമ്മയുടെ കൂട്ടത്തിൽ ഇരുന്ന് വാചകടിക്കണം അമ്മയുടെ കൂട്ടത്തിൽ അമ്മ പറയും എനിക്കൊന്നും കേൾക്കാൻ കാര്യമില്ല നീ എന്ത് ചെയ്താലും വരില്ല അമ്മ പിടിച്ചിരുത്തി അതുപോലെ ദിവസത്തിൽ ഒരു നേരമെങ്കിലും അമ്മയുടെയും അച്ഛന്റെയും കൂട്ടത്തിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കണം വൈകുന്നേരത്തെ ഭക്ഷണം വീട്ടിലുള്ളവർ എല്ലാവരും കൂടി ചേർന്ന് കഴിക്കാവൂ എന്ന് മുതൽക്ക് ഇന്ന് ഇന്നൊന്ന് സ്റ്റുഡിയോ വന്നത് നോട്ടുമാർ വന്നത് ചിലപ്പോ അമ്മ പറയും ചാമ്പാറും ഓരോ ശരിശേരി പല തലശ്ശേരി കുട്ടി ചക്കയൊക്കെ ചക്ക വെച്ചിട്ടുണ്ട് ഇത്ര നീ കഴിച്ചോ ഞാൻ സീരിയൽ കാണാൻ പോവാം അമ്മയോട് പറയണം അമ്മയുള്ളിടത്തോളം കാലം അമ്മ വളമ്പി തന്നേ മതിയാവൂ അമ്മ വളമ്പി തരുന്നത് എത്ര കാലം കഴിക്കാൻ നിങ്ങൾക്ക് യോഗമുണ്ടെന്ന് അറിയോ ഇല്ല നമുക്കറിഞ്ഞൂടാ നമ്മളിങ്ങനെ അമ്മയും അച്ഛനും നിങ്ങളുമെല്ലാം വൈകുന്നേരം എത്ര ഒമ്പത് ഒരുമിച്ചിരുന്ന തമാശ പറഞ്ഞ സന്തോഷത്തോടുകൂടി ഭക്ഷണം കഴിക്കാം ഇന്ന് ഭക്ഷണം കഴിച്ചാൽ ഇന്ന് എല്ലാവർക്കും ഇരുന്നു നാളെ ചിലപ്പോ നമ്മുടെ വീട്ടിൽ ഒരാള് റോട്ടിൽ കൂടെ പോകുമ്പോഴായിരിക്കും K S R T C വണ്ടി തൊണ്ണൂറ്റഞ്ച് കിലോമീറ്ററിൽ പറയേണ്ടത് എത്ര കാലം ഒന്നിച്ചിരിക്കാൻ യോഗമുണ്ടെന്ന് അറിഞ്ഞൂടാ ആർക്കും അറിയാൻ അറിഞ്ഞൂടാ അതുകൊണ്ട് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അമ്മയോട് വിളമ്പി തരാൻ പറയണം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം സ്കൂളിലേക്ക് വരുന്നതിന് മുമ്പ് അമ്മയുടെ അടുത്ത് ചെന്ന് അമ്മയുടെ വലത്തെ കൈ തലയിൽ വെച്ച് അനുഗ്രഹം വാങ്ങിച്ചിട്ടേ വരാവൂ ഒരു സംശയമില്ല നിങ്ങൾ എന്ത് വിശ്വാസിയാവട്ടെ അമ്മയുടെ അടുത്ത് ചെന്ന അമ്മയുടെ വലത്തെ കൈ നിങ്ങളെ തലയിൽ വെച്ച് അനുഗ്രഹം വാങ്ങിച്ചു വരണം എഴുതാൻ പോകുന്നതിന് വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ അച്ഛനെയും അമ്മയെയും കാല് തൊട്ട് നമസ്കരിച്ചിട്ട് വരണം ബ്ലസ്സിംഗ് ഇരുപത്തിനാല് തരത്തിലുള്ള ഹോർമോണുകൾ തലയിൽ ഉണ്ടാക്കുകയാണ് അമ്മയുടെ അനുഗ്രഹം hormonal change the brain chemistry changes എന്നാണ് പറയാ എന്താ പറയാ ബ്രെയിൻ കെമിസ്ട്രി അമ്മയെ കയ്യ തലയിൽ വെച്ച് എന്റെ മകൻ മകൾ നന്നായി വരും അമ്മയുടെ പ്രാർത്ഥന ഉണ്ടാവും നല്ല രീതിയിൽ പ്രതിച്ചെഴുതണം ഒരു ടെൻഷനും മോൾക്ക് ഉണ്ടാവരുത് എന്ന് പറഞ്ഞ് അത് വാങ്ങിച്ചിട്ട് വേണം വരാൻ എല്ലാ ദിവസവും അമ്മയോട് പറയണം ഗേറ്റ് വരെ വന്ന് യാത്രയാക്കണം ഗേറ്റ് വരെ വന്നാൽ യാത്ര നിങ്ങൾ ഗേറ്റിൽ നിന്ന് പുറത്തേക്ക് വന്നാൽ അമ്പ കണ്ണിൽ നിന്ന് മറയുന്നത് വരെ നമ്മൾ ഇടയ്ക്ക് നോക്കി കൈകൊണ്ട് ടാറ്റാക്കി വരണം വെരി സീരിയസ്ലി അത് നിർബന്ധമായും ചെയ്തിരിക്കണം ചിലപ്പോ അമ്മമാര് പറയും എനിക്ക് അടുക്കളയിൽ ഒത്തിരി ജോലിയുണ്ട് നീ പോയിട്ട് വേണം എനിക്ക് അടക്കാൻ ഇപ്പൊ അമ്മയോട് പറയണം ഇത് ഒരു കാരണവശാലും അമ്മ പറയരുത് നീ പോയിട്ട് വേണം വാതിലടക്കാൻ എന്ന വാക്ക് ഈ പ്രദേശത്തെ ഒരമ്മമാരും മക്കളോടോ മറ്റൊരാളോടോ പറയരുത് അത് ഒരു നെഗറ്റീവ് വാക്കാണ് നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് ശാരീരിക തോന്നും പക്ഷേ ഒരു കാരണവശാലും അറിയാതെ പോലും മലയാളത്തിലോ ഇംഗ്ലീഷിലോ തമിഴിലോ ഗുജറാത്തിയിലോ പറയരുതെന്ന് പറയണം നമ്മൾ ഗേറ്റ് വരെ വന്ന് ഉണ്ടാക്കണം ഇത് നിർബന്ധമാണ് ലോകത്തിന് ഏറ്റവും വലിയ അനുഗ്രഹം അമ്മയുടെ അനുഗ്രഹമാണ് അതിൻ്റെ തൊക്ക ചേർന്ന് നിൽക്കുന്ന അനുഗ്രഹം അച്ഛൻ്റെ പിതാവിൻ്റെ അനുഗ്രഹം അമ്മയുടെ അനുഗ്രഹം വാങ്ങിക്കാൻ യോഗം കിട്ടിയ നിങ്ങൾ ലോകത്തിൽ എവിടെയാണെങ്കിലും സാന്നിധ്യം ഒരുള്ള വിളവിടും അമ്മയെയും അച്ഛനെയും വേദനിപ്പിച്ച ഒരു ജീവിതമാണ് നിങ്ങളുടെ വീട് ഗംഗാതീരത്ത് വീട് വെച്ച് താമസിച്ചാലും ശരി ദാഹിക്കുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കയ്യിൽ കിട്ടിയാലും കുടിക്കാൻ രോഗം ഉണ്ടാവില്ല അത് കാരണം നമ്മുടെ ആചാരത്തിൽ പറയുന്നു മാതൃദേവോ ഭവ പിതൃദേവോ ഭവ ബാക്കിയുള്ള നിങ്ങൾക്കറിയാം ആചാര്യദേവോ ഭവ അസ്ഥി ദേവോ ഭവ രാഷ്ട്രദേവോ ഭവ അഞ്ചാകാം മനസ്സിലായി അപ്പോ നിങ്ങൾക്ക് ജന്മം നൽകി നിങ്ങളെ വളർത്തി വലുതാക്കി നിങ്ങളെ പിച്ചവിളിച്ച് നടക്കാൻ പഠിപ്പിച്ച് കരയുമ്പോൾ കണ്ണുനീര് തുടച്ച് കത്തി വീഴുമ്പോൾ കയ്യിൽ വാരിയെടുത്ത് ഉമ്മ വെച്ച് നിങ്ങൾ കരയുന്നത് കണ്ട് ദുഃഖിച്ച നിങ്ങൾ ചിരിക്കുന്നത് കണ്ട് സന്തോഷിച്ച നിങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ വലുതാകുമ്പോൾ ഉയരുമ്പോൾ ഈശ്വര എൻ്റെ മക്കൾക്കൊരു അബദ്ധവും വരരുതേ എല്ലാ നന്മകളും വരണമേ എന്ന് പ്രാർത്ഥിച്ച രണ്ടു പേരുണ്ട് നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾ ചിരിക്കുന്നത് കണ്ട് സന്തോഷിച്ച നിങ്ങൾക്ക് ഉണ്ടാകുന്ന വേദനകളിൽ നിങ്ങളെക്കാൾ കൂടുതൽ ടീച്ചർ നിങ്ങളെ എൽ കെ ജിയിലേക്ക് കൊണ്ടാക്കുമ്പോൾ ആ എൽ കെ ജിയിൽ നിങ്ങൾ കരഞ്ഞ സമയത്ത് അമ്മയും അച്ഛനും അടുത്ത് വന്ന് വാരിയെടുത്ത് ഉമ്മ വെച്ചിട്ട് പറഞ്ഞത് മൂന്നര മണിക്ക് അച്ഛൻ വലിയ കൊണ്ടുപോവാൻ പിന്നെ എന്തിനാ എൻ്റെ മുകളിൽ കരയുന്നത് കരയരുത് കേട്ടോ മൂന്നര മണിക്ക് അച്ഛൻ വരെ കൊണ്ടുപോവാൻ കൂട്ടാറ് വരും അപ്പൊ കുട്ടിയായ നിങ്ങൾ സന്തോഷിച്ചതും സമാധാനിച്ചതും മൂന്നര മണിക്ക് അച്ഛൻ വരും പിന്നെ അച്ഛൻ്റെയും അമ്മയുടെയും കൂട്ടത്തില് ജീവിക്കാം എൽ കെ ജി കഴിഞ്ഞ് യു കെ ജി കഴിഞ്ഞ് ലോവർ പ്രൈമറി കഴിഞ്ഞ് ഹൈസ്കൂൾ കഴിഞ്ഞ് നേരെ പ്ലസ് വണ്ണും പ്ലസ് ടുവും കഴിഞ്ഞ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് നിങ്ങൾ കുടുംബമായി വലുതായി വരുമ്പോൾ അച്ഛനും അമ്മയും കത്തിയിൽ കിടക്കുന്ന ഒരു ദിവസം വരുമ്പോൾ നിങ്ങളുടെ കൈ പിടിച്ചു നടത്തിയതുപോലെ അച്ഛന്റെയും അമ്മയുടെയും കൈ പിടിച്ച് നടത്തിക്കേണ്ടതായ ഒരവസ്ഥയിൽ അവർ വരും നിങ്ങളെ എൽ കെ ജിയിലും യു കെ ജിയിലും കൊണ്ടാക്കി ടാറ്റ പറഞ്ഞവർ പോയതുപോലെ നിങ്ങളുടെ അച്ഛനെയും അമ്മയെയും വൃദ്ധനത്തിലാക്കി ടാറ്റ പറഞ്ഞ് നിങ്ങൾ പോകുമ്പോൾ അവർ കരയും ആ സമയത്ത് നിങ്ങൾ പറയില്ല മൂന്നര മണിക്ക് വരാമെന്ന് നിങ്ങൾ എൽ കെ ജിയിലും യു കെ ജിയിലും പഠിക്കുമ്പോൾ കഴിഞ്ഞ നിങ്ങളോട് മാതാപിതാക്കൾ പറഞ്ഞു മൂന്നര മണിക്ക് വന്ന് കൊണ്ടുപോകാമെന്ന് വൃദ്ധസദനത്തിൽ അനങ്ങാതെ മരണത്തെയും കാത്തുകൊണ്ട് കഴിയുന്ന കഴിയേണ്ടി വരുന്ന അവരുടെ മനസ്സ് കത്തും ജന്മം നൽകി വളർത്തി വലുതാക്കിയ കുട്ടികളെ ഭക്തിന് വേണ്ടാത്ത ജന്മം എന്തിനാ എന്തിനാണ് ഈ വൃദ്ധന്മാരുടെ കൂട്ടത്തിൽ ജീവിക്കുന്നത് അവർക്ക് വേണ്ടി ജീവിക്കണം മരണത്തെ കാത്തുകൊണ്ട് അത് നോക്കാനില്ല ആർക്കും വേണ്ടി ജീവിക്കേണ്ട ഒരവസ്ഥ ആ സമയത്ത് അവർ കരിയും അവർ കരയുമ്പോൾ മക്കളെയും വിളിച്ചോർക്കും അപ്പോൾ മക്കൾക്ക് ആർക്കും വേണ്ടാത്ത ഒരു ജന്മം അവർക്ക് മരിക്കാനും സാധിക്കില്ല അങ്ങനെ ഒരു ജീവിതത്തിലേക്ക് അവരുടെ മനസ്സിലുണ്ടാകുന്ന കത്തലാണ് എൻ്റെ അഞ്ചന്മാരെ അഞ്ചത്തിമാരെ നിങ്ങളുടെ തലയ്ക്കേൽക്കുന്ന ഏറ്റവും വലിയ ശാപം ആ ശാപം അച്ഛൻ്റെയും അമ്മയുടെയും മനസ്സ് വേദനിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്കൊരു ശാപം ഏൽക്കേണ്ടി വന്നാൽ അതിന് പ്രായശ്ചിത്തമില്ല അതിന് പ്രായശ്ചിത്തം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധ്യമല്ല നിങ്ങൾ എന്ത് ചെയ്താലും അതുകൊണ്ട് നിങ്ങളെ വളർത്തി വലുതാക്കിയ അച്ഛൻ അമ്മ അവരെ ജീവിതാന്ത്യം വരെ അവരെ ശുശ്രൂഷിക്കേണ്ട ദൗത്യം നിങ്ങൾ ഏറ്റെടുക്കണം അവർക്ക് വേണ്ടതെല്ലാം നിങ്ങളിൽ നിന്ന് കൊടുക്കാൻ സാധിക്കണം അപ്പോൾ വീട്ടിനകത്ത് അമ്മയും അച്ഛനും നിങ്ങളും അടങ്ങുന്ന ആ ജീവിതം ധന്യമാക്കണം ചില സ്ഥലത്ത് പറയാറുണ്ട് ചില വീടുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് ഏറ്റുമാനൂരപ്പൻ ഈ വീടിന്റെ ഐശ്വര്യം കേട്ടിട്ടുണ്ടോ കണ്ടിട്ടുള്ള ഗുരുവായൂരപ്പൻ ഈ വീടിന്റെ ഐശ്വര്യം ഗുരുവായൂരപ്പനും ഏറ്റുമാനൂരപ്പനും വേറെ ഒത്തിരി ജോലിയുണ്ട് നിങ്ങളുടെ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാക്കാനല്ല അവരുടെ ജോലി നിങ്ങളുടെ വീട്ടിലുള്ളവരുടെ പ്രവൃത്തിയാണ് നിങ്ങളുടെ വീട്ടിലെ ഐശ്വര്യം കോഴിക്കോട് ചെന്നപ്പോ കുറേ വീട്ടിലെ എഴുതി വെച്ചിട്ടുണ്ട് കുറേ വീട്ടിൽ കണ്ടു കോഴിക്കോട് കഴിഞ്ഞതിന് മുമ്പിലത്തെ ആഴ്ച ഈ വീട്ടിലുള്ളവരുടെ പ്രവൃത്തി ഈ വീടിന്റെ ഐശ്വര്യം ഇതാണ് എഴുതി വെച്ചിരിക്കുന്നത് അവിടെ തളിയൽ മഹാദേവൻ ഈ വീട്ടിലെ ഐശ്വര്യം എഴുതി വെച്ചിട്ടില്ല തളിയൽ ക്ഷേത്രത്തിന്റെ അടുത്താണ് ഈ കുടുംബാംഗങ്ങളുടെ പ്രവൃത്തി ഈ വീടിന്റെ ഐശ്വര്യം അപ്പൊ നിങ്ങളുടെ വീട്ടിലുള്ളവരുടെ പ്രവൃത്തിയാണ് നിങ്ങളുടെ വീടിന്റെ ഐശ്വര്യം അറിയിക്കേണ്ടത് അച്ഛനും അമ്മയും നിങ്ങൾ വളരുന്ന ജീവിതം എന്നും എന്നും സന്തോഷപ്രദമാക്കണം അമ്മ ദേഷ്യപ്പെടുമ്പോൾ അമ്മയോട് പറയണം സാറ് പറഞ്ഞിട്ടുണ്ട് നാക്ക് കെയർഫുള്ളായിട്ട് ഉപയോഗിക്കണം അല്ലേ ചെവി വീട്ടിനകത്ത് കെയർഫുള്ളായിട്ട് ഉപയോഗിക്കണം വീട്ടിനകത്ത് കണ്ണ് കെയർഫുള്ളായിട്ട് ഉപയോഗിക്കണം വീട്ടിനകത്ത് നാവ് വീട്ടിനകത്ത് മനസ്സ് വീട്ടിനകത്ത് പ്രവൃത്തി കെയർഫുള്ളായിട്ട് ഉപയോഗിക്കണം വീട്ടിനകത്ത് ആചാരങ്ങൾ വേണം നിങ്ങൾ വീട്ടിനകത്ത് സാധിക്കുകയാണെങ്കിൽ നോൺ വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കരുത് പശുവിനെയും പോത്തിനെയും ഒക്കെ കൊല്ലുന്ന ശീൻ അറിയോ നിങ്ങൾക്ക് അത് എത്ര വേദന അനുഭവിക്കണല്ലേ ഒന്നര അടി നീളമുള്ള കൂടെ കത്തി ഇറങ്ങി അതിങ്ങനെ കൈകാലിൽ കഴിച്ച് അതിൻ്റെ ഇറക്കിയെടുത്ത് മുളകും ഉപ്പും ചേർത്ത എണ്ണയിലുക ഇന്നും പോയി അത് അനുഭവിച്ച വേദന അറിയണമെങ്കിൽ ഒരു ഉപ്പ വഴിയില്ല എന്താണ് വഴി ആ കത്തി ഒന്നും അവനൊന്ന് കഴിക്കപ്പെടണം ഈ തൊലി കൂടെ കൊണ്ടുവരാൻ മതി അകത്തുകൂടെ കൊണ്ടുപോകണ്ട കൃത്യമായിട്ടാണ് നമുക്ക് നമ്മുടെ അച്ഛന്റെ അമ്മയുടെ അനിയന്റെ അനീറ്റിയുടെ നമ്മളുടെ കഴുത്തിൽ കൂടിയാണ് കത്തി പോകുന്നത് എങ്കിൽ നമുക്ക് പിന്നെ തൊലിക്ക് അത്ര കട്ടിയൊന്നുമില്ല പശുവിന്റെ പോത്തിന്റെ തൊലിക്കൊക്കെ ഭയങ്കര കട്ടിയാ അത് മുറിച്ചു പോണേ അകത്തേക്കാണ് ജീവനുള്ള പശുവാ ജീവനുള്ള പോത്താണ് അപ്പോ ലോകത്തിൽ എല്ലാ സ്ഥലത്തും പോയപ്പോഴും അവരെല്ലാം നോൺ വെജിറ്റേറിയൻ വേണ്ടെന്ന് വെക്കുന്ന കാഴ്ചയാണ് കണ്ടത് Cambridge university Oxford university Greenland university എവിടെയൊക്കെ പോയാലും അവിടെ എല്ലാ വിദ്യാർത്ഥികളും വെജിറ്റേറിയനായി മാറിക്കൊണ്ടിരിക്കുക അതുകൊണ്ട് നിങ്ങളോട് ഒരു ജ്യേഷ്ഠന്റെ സ്ഥാനത്ത് നിന്ന് എനിക്ക് പറയാനുള്ളത് കഴിയുന്നതും നോൺ വെജിറ്റേറിയൻ ഭക്ഷണം ഒഴിവാക്കുക ചിലപ്പോൾ നിങ്ങൾ പറയും കുറെ കാലമായിട്ട് തിന്നിട്ടുള്ള ശീലമല്ലേ പെട്ടെന്ന് നിർത്താൻ പറ്റുമോ പെട്ടെന്ന് നിർത്തണ്ട ഇന്ന് വൈകുന്നേരം മുതൽ നിർത്തിയാൽ മതി അതുകൊണ്ട് ആഹാരം ആചാരം ഇത് രണ്ടും നന്നാവണം മനസ്സിലായാലോ ഇനി ഞാൻ നേരത്തെ പറഞ്ഞമാതിരി മനസ്സിന്റെ നന്മ ശരീരത്തിന്റെ നന്മ കുടുംബത്തിന്റെ കുടുംബത്തിന്റെ നന്മ ഞാൻ പറഞ്ഞില്ലേ അമ്മ അച്ഛൻ ഇതിനകത്തുള്ള കാര്യങ്ങളൊക്കെ പറയും ഇല്ല എന്നുമെന്നും ഓർക്കാം ആ വീട് ധന്യമാണ് സ്വർഗം എന്ന് പറയുന്നത് ആകാശത്തിന്റെ മുകളിലല്ല നരക ഭൂമിയുടെ താഴെയുമല്ല ഇതൊക്കെ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെയാ അപ്പൊ നമ്മളുടെ വീട് സ്വർഗമാക്കേണ്ടത് ആരാണ് നമ്മളുടെ വീട് നരകമാക്കുന്നത് ആരാണ് ആത്മനാത്മാനം ആത്മാനവതാരേ അവനവനെ നശിപ്പിക്കുന്നത് അവനവൻ തന്നെ അവനവനെ നന്നാക്കുന്നതും അപ്പൊ വീട്ടിനകത്ത് അടിച്ച് കുടിച്ച് സന്തോഷത്തോടെ ജീവിക്കണം സാധനങ്ങളൊന്നും കുടിക്കരുത് മനസ്സിലായി അപ്പൊ മനസ്സിന്റെ നന്മ ഒന്ന് ചെവി രണ്ട് നന്മകളെ കേൾക്കുക പ്രവർത്തിക്കുക വെരി നന്മകള് നന്മകള് നന്മകള് comprehensible knowledge information knowledge. Bricks are knowledge. Even the value-based knowledge and the factors are another enough. Very good. Excellent. Clean and അധ്യാപകരിൽ നിന്ന് എത്ര അറിവ് കിട്ടും അവസാനത്തെ കണക്കാക്കം എന്നു കിട്ടും കാലക്രമത്തിൽ എങ്ങനെ കിട്ടാം മനസ്സിലായി വളരെ ക്ലീൻ അത് സംശയമില്ല ആചാരങ്ങളിൽ എന്തിനാണ് ആചാരം ചെയ്യുന്നത് वही लोग की मात्र हिंदीला कारण क्रांतीची मुलं हिंदीला भूमी दोन मुलं हिंदीला लागले होते की मुलं అదే పదకొండు తరగతికి రకం కారణం ఆగ్రహించి ప్రాప్తికరణ కారణం ప్రాప్తికరణ సైవని జ్ఞానాన్ని వాగా పర్మనెంట్ యా രാവിലെ അഞ്ച് നമസ്കാരം പൂജാമുറി നടത്തണമെന്നുള്ള ഒന്നാമത്തേത് മൂന്ന് നാല് വെരി ഗുഡ് വെരി ഗുഡ് അപ്പൊ പോയിട്ടിലൊക്കെ ഓർമ്മയുണ്ട് എത്ര തീർന്നത് നല്ല രീതിയിൽ മനസ്സിലാക്കി അശോക ചക്രവർത്തിക്ക് അശോക സ്തംഭത്തിൽ വെക്കാൻ വേണ്ടിയുള്ള അശോക ചക്രം എവിടെ നിന്നാണ് കിട്ടിയത് അതിനുള്ള പറയുന്നത് ഞാൻ വെറുതെ ചോദിച്ചു ഫ്രം വേർ ഇത് Ashoka get the wheel Ashoka ചക്രം ഫോർ പുട്ടിങ് അശോക സ്തംഭ ഒരു വിഷമമില്ല കൂളായിട്ട് എഴുതിയിട്ട് ബൗദ്ധായ പദൂത്രം ബൗദ്ധായ പദൂത്രം എനിക്ക് ആ ഉത്തരം കിട്ടിയതല്ല ഷോക്കറായിരുന്നത് apa ya karena diri lah. Tanah datang aku kan jodoh itu jodoh അതായത് ഭഗവാൻ ശില്പസൂത്രത്തിൽ പറയുന്നുണ്ട് പ്രജാൻ കാമയമാനഹ ചക്ര വിജയത്തിൽ നല്ല പ്രജകളെ ആഗ്രഹിക്കുന്ന രാജാവ് ഗജചക്രത്തിന്റെ ആകൃതിയിലുള്ള അഗ്നികുണ്ടത്തിൽ യാഗം ചെയ്യണം അതിൽ ഇരുപത്തിനാല് സ്കോപ്സ് ആണുള്ളത് അതിനെടുത്തിട്ടാണ് എനിക്കറിയാമായി അത് അതെടുത്തിട്ടാണ് അശോക ചക്രവർത്തി വെച്ചത് ചിലതൊക്കെ നല്ല രസത്തിലാണ് ഈ അശോക ചക്രവർത്തി വെച്ചത് കൊണ്ടാണ് നമ്മുടെ ദേശീയ പതാകയിൽ ഇത് വെച്ചിരിക്കുന്നത് ദൈവാനുഗ്രഹങ്ങളുടെ ജവഹർലാൽ നെഹ്റുവിനോ ഇന്ദിരാഗാന്ധിക്കോ ഇത് അതുകൊണ്ടാണോ അവർക്കാണ് ഉദാഹരണമാണ് എല്ലാവരും പറഞ്ഞു അപ്പൊ ചില അറിവുകളൊക്കെ നേടാം ഇനി നമുക്ക് തിരിച്ചു വീണ്ടും വിഷയത്തിലേക്ക് വരാം സമൂഹത്തിന്റെ നന്മ നിങ്ങൾ വലുതാകുമ്പോൾ എന്ന് ഓർക്കാം ഈ ഇന്ത്യയില് പാവപ്പെട്ടവരുണ്ട് രോഗികളുണ്ട് വൃദ്ധരുണ്ട് വിശക്കുന്നവരുണ്ട് വസ്ത്രമെടുക്കാൻ ഇല്ലാത്തവരുണ്ട് വീടില്ലാത്തവരുണ്ട് നിങ്ങൾ വലുതായി ജോലി കിട്ടി കഴിയുമ്പോൾ നിങ്ങളുടെ സമയത്തിന്റെ മൂന്ന് ശതമാനം ഊർജത്തിന്റെ മൂന്ന് ശതമാനം മാസ വരുമാനത്തിന്റെ മൂന്ന് ശതമാനം നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി അത് ഞങ്ങൾ കുറേ പേര് ചെയ്യാറുണ്ട് ജീവിതത്തിൽ എന്ത് സന്തോഷമാണോ എന്ത് സന്തോഷമാണ് മറ്റ് ഒരു തരത്തിലും കിട്ടാത്ത സന്തോഷം three percent of your time three percent of your energy and three percent of your monthly income അത് മറ്റുള്ളവർക്ക് വേണ്ടി വെച്ചാൽ നിങ്ങൾക്ക് സാധിക്കണം കാരണം എന്താണെന്നറിയോ വിശക്കുന്നവൻ അല്പം ചോറ് കിട്ടുമ്പോൾ രോഗി അല്പം മരുന്ന് കിട്ടുമ്പോൾ തണുത്ത് വറച്ച് കഴിയുന്നവൻ ഒരു പുതപ്പ് കിട്ടുമ്പോൾ വാർദ്ധക്യത്തിലിരിക്കുന്നവന് ഒന്ന് തലോടിക്കൊണ്ട് ആശ്വസിപ്പിക്കാൻ സാധിക്കുമ്പോൾ അവർ നിങ്ങളെ അനുഗ്രഹിക്കും ആ അനുഗ്രഹം എത്ര ലക്ഷം രൂപ ചെലവാക്കിയാലും നിങ്ങൾക്ക് കിട്ടില്ല മറ്റൊരു രീതിയിലും അതുകൊണ്ട് എന്നും എന്നും ഓർമ്മിക്കാം ജീവിതത്തിന് സമൂഹത്തിന് വേദനിക്കുന്നവരുണ്ട് ദുഃഖിക്കുന്നവരുണ്ട് വൃദ്ധരുണ്ട് അനാഥരുണ്ട് അച്ഛനമ്മമാർ ആരാന്മാർ അറിയാത്ത കുട്ടികളുണ്ട് വിശക്കുന്നവരുണ്ട് അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കണം അതേപോലെ നമ്മുടെ സംസ്കാരം നിങ്ങൾ അറിയണം ഞാനൊരു വഴി പറയാം നിങ്ങൾ അതിനെ കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കാം భారతీయా సమస్త సుఖినో భవంతు భారతీయా సమస్త సుఖినో భవంతు അങ്ങനെ നമ്മൾ പറഞ്ഞിട്ടേ ഇല്ല നമ്മൾ പറഞ്ഞ ലോകാസമസ്ത അല്ലേ പറഞ്ഞിട്ടില്ല ഹൈന്ദവ സമസ്താസിനോ ഹിന്ദുക്കളെല്ലാം സുഖമായിരിക്കട്ടെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്താ കാരണം നമ്മൾ പറഞ്ഞിട്ടില്ല നമ്മൾ കേട്ടിട്ടില്ല നമ്മൾ എന്നും പറഞ്ഞിരുന്നത് സുഖമായിരിക്കണം ഞാൻ തുടക്കത്തിൽ നിങ്ങളോട് പറഞ്ഞു മെസോപ്പൊട്ടേമിയ ബാബിലോണിയ ഗ്രീക്ക് ഈജിപ്ത് അതുപോലെ ചൈനീസ് സംസ്കാരങ്ങൾ അതായത് മറ്റെല്ലാ സംസ്കാരങ്ങളും മറ്റെല്ലാ സംസ്കാരങ്ങളും മണ്ണടിച്ചിട്ടും ഈ സംസ്കാരം മാത്രം മണ്ണടിയാതിരിക്കാൻ കാരണം എന്താ ಸರ್ವ ಈ ಸಂಸ್ಕಾರ ಮಾತ್ರ ಮಂಗಲಿಯಾಗಿದ್ದ ಕಾರಣ ನಮ್ಮಳೆನ್ನು ಪ್ರಾರ್ಥಿಸಲು ಸರ್ವೇ ಭವಂತ ಸುದಿನಃ ಸರ್ವೇ ಕಂದು ನಿರಾಮಯ ಸರ್ವೇ ಭದ್ರಾಣಿ ಪಶ್ಯಂದು ಎಲ್ಲರೂ ಸುಮೈತ್ರ ಸಹನಾವನು ಸಹನವು ಗುಣಟ್ಟು ನಮ್ಮ ಬೀಜ ಉಳಿದ ಪ್ರವೃತ್ತಿಗ ಉಳಿದ ಜೀವಿಕ ಉಳಿದ ಸರ್ವಗ ಇതാണ് ಭಾರತೀಯ ಸಂಸ್ಕೃತಿಯ ಪ್ರತ್ಯೇಕದ ಭಾರತದ സനാതന ധർമ്മത്തിന് ഒരു പുസ്തകമല്ല ഉള്ളത് എത്ര പുസ്തകമാണ് ആയിരത്തി ഇരുന്നൂറ്റി എൺപത് പുസ്തകം പ്ലസ് പതിനായിരം വ്യാഖ്യാനങ്ങൾ പ്ലസ് ഒരു ലക്ഷം ഉപാഖ്യാനങ്ങൾ അപ്പൊ എത്ര പുസ്തകമുണ്ട് നമുക്ക് ആയിരത്തി ഇരുന്നൂറ്റി എൺപത് ആഹാര ഗ്രന്ഥങ്ങൾ പതിനായിരം കമന്ററീസ് ആൻഡ് വൺ ലാക്ക് ഉപാഖ്യാനങ്ങൾ നമ്മൾ ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല ഈ പുസ്തകം പാലിച്ചാൽ മാത്രമേ സ്വർഗത്തിലേക്ക് പോകുള്ളൂ നമ്മൾ പറഞ്ഞിട്ടുണ്ടോ ശ്രീകൃഷ്ണനെ പൂജിച്ചാൽ മാത്രമേ സ്വർഗത്തിലേക്ക് പോകുള്ളൂ ശ്രീരാമനെ പൂജിച്ചാൽ മാത്രമേ സ്വർഗത്തിലേക്ക് പോകുള്ളൂ എന്താ കാരണം അങ്ങനെ വേണ്ട അങ്ങനെ അപ്പോ നമ്മളുടെ രാജ്യത്തിൽ അറിവിന്റെ കുമ്പാരമുള്ള ഒരു രാഷ്ട്രം ശാസ്ത്രവും ആത്മീയതയും ഒരുമിച്ച് ചേർന്ന ശാസ്ത്രം ഇന്നും തുരുമ്പ് പിടിക്കാത്ത ഒരു ഉജ്ജ്വലമായ അയോൺ ജില്ല ഡൽഹിയിലുണ്ട് നിങ്ങൾ ഡൽഹി അയോൺ പില്ലർ ലാലു പ്രസാദ് യാദവ് അതിന്റെ അടുത്ത് താമസിച്ചിട്ടും അത് തുരുമ്പ് പിടിച്ചിട്ടില്ല ഒട്ടും തുരുമ്പ് പിടിക്കാത്ത അയോൺ പില്ലർ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഗോപുരത്തിന്റെ കിഴക്ക് മാർച്ച് മാസം ഇരുപത്തൊന്നാം തീയതിയും സെപ്റ്റംബർ മാസം ഇരുപത്തൊന്നാം തീയതിയും നിന്നാൽ വൈകുന്നേരം മൂന്ന് മണിതൊട്ട് ഗോപുരത്തിന്റെ അഞ്ച് വാതിൽക്കൽ കൂടെ സൂര്യൻ ഇറങ്ങുന്നത് കാണാം ഈ മാർച്ച് ഇരുപത്തൊന്നിന് സെപ്റ്റംബർ ഇരുപത്തൊന്നിന് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ ബാക്കി ഒരു ദിവസം കാണാൻ സാധിക്കില്ല അങ്ങനെ ആയിരത്തി മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് സൂര്യൻ ഭൂമധ്യരേഖയിൽ വരുന്ന ദിവസം നോക്കി ആ ഗോപുരത്തിന്റെ സ്ട്രക്ചർ ഉണ്ടാക്കിയതാണ് എത്ര അസ്ട്രോണമിക്കൽ കാൽക്കുലേഷൻ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ആയിരം ആയിരം കരിങ്കല്ല് കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന മണ്ഡപമുണ്ട് ഒന്നാമത്തെ മണ്ഡപത്തിൽ ചെടിവെച്ച് മൂന്നാമത്തെ മണ്ഡപത്തിൽ തട്ടിയാൽ ആ കമ്പിൽ തട്ടിയാൽ സാ എന്ന ശബ്ദം കേൾക്കാം രണ്ടിന് ചെവി വെച്ച് നാലിൽ തട്ടിയാൽ നീ കേൾക്കാം മൂന്നിൽ ചെവി വെച്ച് അഞ്ചിൽ തട്ടിയാൽ ഗാ കേൾക്കാം സപ്തസ്വര മണ്ഡപം സപ്തസ്വര മണ്ഡപത്തില് ആയിരം കാലുകളുണ്ട് ആയിരത്തിനും സന്ദർശനം കേൾക്കാം അങ്ങനെ ഒരു ക്ഷേത്രത്തിലല്ല പത്മനാഭസ്വാമി ക്ഷേത്രം സുഗീന്ദ്രം ക്ഷേത്രം മധുരാ ക്ഷേത്രം തിരുവണ്ണാമല ക്ഷേത്രം ചിദംബരം ക്ഷേത്രം കുംഭകോണം ക്ഷേത്രം രാമേശ്വരം ക്ഷേത്രം ഏഴ് ക്ഷേത്രത്തില് ആയിരം കാലുകളില് ഏഴായിരം കാലുകളില് സപ്തസ്വരങ്ങൾ കേൾപ്പിക്കാൻ സാധിക്കുന്ന ലോകത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ കണ്ടുപിടുത്തം നമുക്ക് ഭാരതത്തിലാണ് നമ്മുടെ അജന്ത ഗുഹാക്ഷേത്രം നമ്മുടെ തക്ഷശില അജന്ത മഹാക്ഷേത്രത്തിനകത്ത് പെയിന്റിംഗ് കേട്ടിട്ടുണ്ടോ പെയിന്റിംഗ് അജന്തയിലെ പെയിന്റിങ്ങുകൾ ഇന്നസെന്റിന്റെ അഡ്വർടൈസ്മെന്റ് കേട്ടിട്ടുണ്ടോ മലയത്തും അഞ്ചു വർഷം ഗ്യാരണ്ടി ഇടയ്ക്ക് ഒരു പെയിന്റ് കൂടി ചെയ്യാൻ അല്ലേ ഇത് പതിനെട്ട് നൂറ്റാണ്ടിരുന്നിട്ടും അവിടുത്തെ പെയിന്റിംഗ് പോയിട്ടില്ല ഇവിടെ അഞ്ചു വർഷം ഗ്യാരണ്ടി തരാൻ പേടിയാണ് ആയിരത്തി എണ്ണൂറ് വർഷങ്ങളായി അതിന്റെ പെയിന്റിംഗ് ഇപ്പോഴും അതേപോലെയുണ്ടാകും അതുപോലെ ആയിരത്തി തൊള്ളായിരം വർഷമായിട്ട് തിരുമ്പ് പിടിക്കാത്ത അഴകില്ല നമ്മുടെ വീട്ടിലെ ഗേറ്റിന് രണ്ടു വർഷത്തിൽ ഒരിക്കൽ പെയിന്റിംഗ് ഇല്ലെങ്കിൽ എങ്ങനെ ഉണ്ടാവും തിരുമ്പുണ്ടാവില്ല ഉണ്ടാവില്ല തുരുമ്പ ഉണ്ടാവില്ല അല്ലേ ആയിരത്തി അഞ്ഞൂറ് വർഷം മഴയും വെയിലും തണുപ്പും കൊണ്ടിട്ടും തുരുമ്പ് പിടിച്ചിട്ടില്ല എത്ര ഗംഭീരമായിട്ട് അജന്താ ഗുഹാക്ഷേത്രം പാറയ്ക്കകത്ത് ഇരുപത്തി ഒൻപത് ശൈത്യങ്ങളും വിഹാരങ്ങളും ഉണ്ടാക്കാൻ സാധിച്ചു ലോക ജനത അമേരിക്കയിൽ കാനഡയിൽ ഇംഗ്ലണ്ടിൽ ഇടക്കിടയ്ക്ക് പോവാറുണ്ട് പോകുമ്പോൾ കാണാറുണ്ട് ഭാരതത്തിലെ സംഗീതം ഭാരതത്തിലെ നൃത്തം ഭാരതത്തിലെ സംസ്കൃതം ഭാരതത്തിലെ വേദഗണിതം ഭാരതത്തിൻ്റെതായ ഭഗവത്ഗീത ഭാരതത്തിലെ വേദമന്ത്രങ്ങൾ ഭാരതത്തിലെ ഭക്ഷ്യവിഭവങ്ങൾ ഭാരതത്തിലെ കുടുംബജീവിതം ഭാരതത്തിലെ പുരാതന ഗണിതശാസ്ത്രം ഭാരതത്തിൻ്റെ ആയുർവേദം ഭാരതത്തിലെ യോഗ ഭാരതത്തിലെ യോഗാസനം ഇതെല്ലാം കണ്ട് കഴിഞ്ഞിരിക്കുക അമേരിക്കക്കാരും ഇംഗ്ലണ്ടുകാരും കാനഡക്കാരും സ്വീകരിക്കുന്ന ഒരു കാലഘട്ടം ഭാരതം എന്ന് കേട്ടാൽ ആവേശഭരിതരാകുന്ന അമേരിക്കക്കാരെ കാണാൻ സാധിക്കും അത് ഭാരതത്തിന്റെ പ്രത്യേകത ആ ഭാരതത്തിൽ ജന്മം കൊള്ളാൻ ഭാഗ്യം കിട്ടിയവരാ നിങ്ങൾ നിങ്ങൾ പ്രാർത്ഥിക്കണം ഈ ഉജ്ജ്വലമായ ഭാരതത്തിന് മാത്രമേ പത്ത് ആറ്റം ബോംബുകൾ ഒറ്റ കുഴിയിൽ പൊട്ടിക്കാൻ പറ്റിയിട്ടുള്ളൂ പത്ത് ആറ്റം ബോംബുകൾ ഒറ്റ കുഴിയിൽ നമ്മൾ മാത്രമേ ആറ്റം ബോംബ് തക്കാളി കൊട്ടച്ചകത്ത് കൊണ്ടുപോയിട്ടുള്ളൂ വേറെ ആരും ലോകത്തിലേക്ക് കൊണ്ടുപോയിട്ടില്ല കാരണം ഒരു ട്രക്കിൽ നിറച്ചും തക്കാളി വെച്ച് അതിന്റെ ചുവട്ടിൽ ഇരുപത്തൊന്ന് ആറ്റം ബോംബ് വെച്ചപ്പോ അമേരിക്കയിലെ സ്പൈ സാറ്റലൈറ്റ് നോക്കിയപ്പോ ട്രക്ക് ഫുൾ ഓഫ് തക്കാളി നോ ആശംഭവം എന്നിട്ട് അത് കൊണ്ടുപോയിട്ടാണ് പൊട്ടിച്ചത് പൊട്ടിച്ചു കഴിഞ്ഞ അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോൾ അമേരിക്കക്കാർക്ക് ആരോ ബോംബ് പൊട്ടിച്ചു എന്ന് മനസ്സിലായി അപ്പോഴാണ് അന്റാർട്ടിക്കയിലേക്ക് പോകാൻ കപ്പൽ വേണം അമേരിക്കക്കാരോട് പറഞ്ഞപ്പോൾ യു പുവർ കൺട്രി യു നീക്കോ അന്റാർട്ടിക്ക നമ്മൾ നോർവീജിയയിൽ പോയിട്ട് ഒരു കപ്പൽ വാങ്ങിച്ചിട്ട് നമ്മൾ അന്റാർട്ടിക്കയിൽ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയും വളരെ സാമ്പാർ ഉണ്ടാക്കി കഴിച്ച് ഇപ്പൊ ദിവസവും പോയി വരുന്നുണ്ട് നമ്മൾ നിങ്ങൾക്കും വേണമെങ്കിൽ പോയിട്ട് വരാം അന്റാർട്ടിക്കയിൽ അവിടെ ഒരു വിഷമില്ലാത്ത ആൾക്കാർ പോകുന്നുണ്ട് ഇപ്പൊ ഇപ്പം ഇഷ്ടമായി പത്തും അമ്പത് പേര് പോയിട്ട് അവിടെ തന്നെ കിടന്നു പറഞ്ഞാണ് അവിടെ വീടൊക്കെ വെച്ച് ഇഷ്ടമായി താമസിക്കുന്നത് ഇന്ത്യക്കാർ ദക്ഷിണ ഗംഗോത്മയിലെ എന്തൊരു ആവശ്യം വൈപ്പ് തടയുന്നതിനും രണ്ട് പ്രാവശ്യം ഗ്രീൻ റെവല്യൂഷനും ഒരു പ്രാവശ്യം ബ്ലൂ റെവല്യൂഷനും നടത്തിയ ഒരു രാഷ്ട്രം ഗ്രീൻ റെവല്യൂഷൻ അറിയോ ഉണ്ട് white revolution blue revolution very good excellent അത് നടത്തിയ ഒരു രാജ്യമാണ് പിന്നെ അമേരിക്കക്കാർക്ക് ലോകത്തിൽ ആരെങ്കിലും പേടിയുണ്ടെങ്കിൽ ഇന്ത്യക്കാരെ കാരണം ഇന്ത്യക്കാർ ശരിയല്ലെന്ന് അവരുടെ നിങ്ങൾ ടോണി ബ്ലെയറിന് കേട്ടിട്ടുണ്ടോ കഴിഞ്ഞ മാസം അങ്ങേക്ക് പാർലമെന്റ് സംസാരിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് എന്താ ചെയ്തറിയോ അഞ്ചര മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് സ്വാമിനാരായണ ക്ഷേത്രത്തിലെ ടോണി ബ്ലെയർ ചെന്ന് മഹാവിഷ്ണുവിന്റെ പ്രതിമയ്ക്ക് പാലാഭിഷേകം നടത്തി മൂന്ന് പ്രദക്ഷിണം വെച്ച് പൂജാരി ഒരു ചുവന്ന ചരട് കെട്ടിക്കൊടുത്തു ടോണി ബ്ലെയറുടെ ആ ചുവന്ന ചരടുമായിട്ട് പാർലമെന്റിൽ ഫുൾ സ്ലീവ് ഷർട്ടുമായിട്ട് ശരിക്ക് വാദപ്രതിവാദങ്ങൾ നടക്കുന്നതിനിടയ്ക്ക് ഈ ഷർട്ടിന്റെ ബട്ടൺസ് മുട്ടിപ്പോയി കുഴിച്ച് ഈ ഷർട്ടിന്റെ ബട്ടൺസ് മുട്ടിപ്പോയി പല താഴത്തേക്കാണ് അപ്പൊ കയ്യിൽ എന്ത് കാണാം പൂജാരി കെട്ടിക്കൊടുത്ത അമേരിക്കയിലെ ഇംഗ്ലണ്ടിലെ കാനഡയിലെ പത്രങ്ങൾ എഴുതി a Hindu threat for protecting Blair in the parliament അത്ര മനസ്സിലായോ a Hindu threat for protecting Blair അല്ല ബ്ലയർ പ്രത്യേകിച്ച് വലിയ ചിത്രമായിരുന്നു പത്ത് ഫോട്ടോഗ്രാഫിന്റെ ഇന്റർനെറ്റ് എന്റെ കണക്ഷൻ വന്നിരുന്നു നല്ല രസം എന്താ മാറ്റം അറിയോ ദീപാവലി ദിവസം പുരുഷ എല്ലാവരും ചേർന്ന് കൈകോർത്ത് പിടിച്ച് അസതവുമാ അസദ്ഗമയ പുരുഷ പുരുഷന്റെ മലയാളത്തില് കുട്ടിക്കാലം ഇതിന്റെ ഓണത്തിന്റെ സൂക്ഷിക്കാറ് അതുപോലെ തന്നെ നാസാളിലേക്ക് പോകാൻ ഒരു ഭാഗ്യം കിട്ടി നാസാളിൽ റോക്കറ്റ് വിടുന്ന സ്ഥലത്ത് അവിടെയാണ് എനിക്ക് ജീവിതത്തിൽ കാണാൻ സാധിച്ച ഏറ്റവും വലിയൊരു അത്ഭുതം റോക്കറ്റ് വിടുന്നതിന് മുമ്പ് അവിടെ കിണറ് യോഗം നടത്താറുണ്ട് റോക്കറ്റും സാറ്റലൈറ്റും വിടുന്നതിന് മുമ്പ് നാസ അതിന് ഗണപതി ഹോമം നടത്തുന്നത് രാഹുൽ ദ്രാവിഡ് എന്ന ക്രിക്കറ്റ് കളിക്കാരന്റെ ജ്യേഷ്ഠൻ നാരായൺ ദ്രാവിഡ് അദ്ദേഹമാണ് അവിടെ നഷ്ടം അപ്പൊ ഇന്ത്യയിലെ അറിവുകൾ ലോക ജനത രണ്ട് കയ്യിൽ നീട്ടി സ്വീകരിക്കുന്നു ഭാരതത്തിന്റെ അറിവ് ഭാരതീയരായ നൂറ്റെട്ട് കോടി ജനങ്ങളുടെ അറിവാണ് ഇവിടെ ഹിന്ദു എന്നോ ക്രിസ്ത്യാനി എന്നോ മുസ്ലിം എന്നോ ഇല്ലാതില്ല നമ്മളെല്ലാം ഈ നാട്ടുകാരാണ് നമ്മുടെ രക്തം ഭാരതത്തിന്റെ രക്തം അല്ലേ നമ്മുടെ രക്തം അറുപത്തിയ ലക്ഷം ഇനി ഒരു പത്ത് ജന്മം ഉണ്ടെങ്കിൽ എവിടെയാണ് ജന്മം വേണ്ടത് ഭാരതത്തിൽ തന്നെ പത്ത് ജന്മവും വേണമെന്ന് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമയം കുറേയായി നിങ്ങൾ ആരും കൂട്ടുകാരെ വിട്ടില്ല നിങ്ങൾ ആരും ഉറങ്ങിയില്ല എന്നാലും നാലര വിളിച്ച് എറണാകുളത്ത് ഒരു ക്ലാസ് എടുക്കാനുണ്ട് അവിടെ എത്തേണ്ടത് കൊണ്ട് ഈ ഡി ഡി സ്കൂളില് വിജയ ഹോളില് മൂന്നാമത്തെ പ്രാവശ്യമാണ് ഒരു ക്ലാസ് എടുക്കാനുണ്ടായ ഭാഗ്യം പക്ഷേ നിങ്ങൾ ഇത്രയും പേര് ഇരുന്നത് പോലെ ഇതിന് മുമ്പ് വന്നവർ ഇരുന്നിട്ടില്ല വളരെ വളരെ രാത്രിയിൽ ഏഴ് അധ്യാപകർ എല്ലാവരും നല്ല രീതിയിൽ ശ്രമിച്ച നല്ല വിജയ ശതമാനം ഉണ്ടാക്കുന്നു അതുകൊണ്ട് ഇന്നും ചെവിയും കണ്ണും നാക്കും മനസ്സും ഉപയോഗിച്ച് അറിവ് നേടുക ആചാരങ്ങളും ആഹാരവും പ്രവൃത്തിയും നന്മയാക്കുക കുടുംബത്തിന്റെ നന്മകൾ വളർത്തുക സമൂഹത്തിന്റെ നന്മകൾ ഉണ്ടാക്കുക ശാസ്ത്രത്തിന്റെ ഐക്യത്തിന് വേണ്ടി നമ്മുടെ രാഷ്ട്രത്തിന്റെ ഭൂതകാലം രാഷ്ട്രത്തിന്റെ വർത്തമാനകാലം രാഷ്ട്രത്തിന്റെ ഭാവി കാലം അറിയാനും പഠിക്കാനും എന്റെ അഞ്ചന്മാർക്കും അഞ്ചത്തിമാർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആരാധ്യരായ സ്കൂളിലെ പാരന്റ്സ് ടീച്ചേഴ്സ് അസോസിയേഷനും അധ്യാപകർക്കും അതുപോലെ പ്രിൻസിപ്പാളിനും രക്ഷാകർത്താക്കളായി വന്നവർക്കും എന്നും എന്നും ഓർമ്മിക്കാം ഇനിയും ഒരു പത്ത് ജന്മം ഉണ്ടെങ്കിൽ പത്ത് ജന്മവും ഭാരതത്തിന്റെ മക്കളായി തന്നെ ജനിക്കാൻ ഭാഗ്യം ലഭിക്കണമേ ജഗതീശ്വര എന്ന് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു